خلقكم أطوارا അള്ളാഹുത്താണ് നിങ്ങളെ ഓരോ സൗകര്യമായിട്ടാണ് പഠിച്ചിരിക്കുന്നത് എന്ന് ഖുർആനിൽ തന്നെ خلقكم أطوارا ഞാനിപ്പോൾ പറഞ്ഞത് വീട്ടുകാരെ ക്ലാസ് നിശ്ചയാണ് നിശ്ചയായ ക്ലാസ് നോക്കിച്ച് ആദ്യം മൂന്ന് ചുറ്റുമായി ചെറിയ കുട്ടിയായി പിന്നെ ബാലനായി പിന്നെ മലക്കാരനായി ഭരത്തനായി ഇങ്ങനെ നമ്മുടെ വീട്ടുമാറി നാരായണ ബാക്കിയില്ല ബാക്കിയില്ല നാലിലേക്ക് ചോദിച്ചിട്ടാണ് ആര് പറഞ്ഞത് വെളുപ്പിൽ പറഞ്ഞത് ആത്മമാരിലേക്ക് നിന്നിട്ടാണ് ആദ്യം ധാരാളം إثنان فيحس بألم الجوع وعرائه وضر البرودة وغير ذلك من الأمور الضرورية بكف അതുപോലെ അന്തർവാർമ്മത്തേനാം ധാരാളം അല്ലെ വകുതില്ല അതുപോലെ അതിലൂടെ തണുപ്പ് ഇതിന്റെ മുമ്പേ ആ വേദന ഈ മുതലായ കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഈ ഉമ്മൂറെല്ലാം ആട്ടിനെ കുട്ടിക്ക് ഉത്താക്കുണ്ടാക്കി തുമ്മ അത് കുട്ടാൻ രണ്ടാമത്തെ തമ്മീത പറഞ്ഞു അതാ തുമ്മ തമ്മീത തമ്മീതാകുമ്പോൾ പയ്യമ്മയ്ക്കും ഉമ്മ ഇന്നാളാണ് മറ്റേ പിള്ളേർ ഇന്നാളാണ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ബന്ധുക്കൾ ഇന്നാളാണ് ബന്ധുക്കൾ അല്ലാത്ത ഇന്നാണ് അറിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ മൂന്നാമത്തെ ഹയ്യലാണ് അത് അസുമ്മൽ ഹയാൽ പിന്നെ ഹയാലാണ് മഹുവ അഹമ്മദ് മൻസയിൽ സൗഫി മതിൽ മഹും അതാണ് സൗഫ് മഹുമിന്റെ തുടക്കം അവർനാൾ കുറിക്കുന്നത് അതുപോലെ ഒരു സൗഫും പറയാൻ പറയില്ല ഈ ഹയാലിൽ നിന്നാണ് അവൾ പേടിക്കുന്നിൽ നമ്മോടെ ചില കാര്യങ്ങളൊക്കെ തമർന്നു അത് വേദനിക്കുന്ന അത് ബുദ്ധിമുട്ടാക്കുന്ന സാധനമാണ് എത്തിക്കാണെങ്കിൽ അനുഭവിക്കും അസുഖങ്ങളോ ഇല്ലാതെ സൂര്യക്കല്ല അന്ന് അസുഖം സൂര്യക്കല്ലേ എന്നാൽ കുറ്റ വേദനിക്കൂടെ ഓടിച്ചു കാരണം അവൻ എത്തിക്കാതിലെന്താണ് ഇത് മരുന്നേറ്റിയാണ് ചികിത്സയാണ് നന്മ അവൻ എത്തിക്കാതിലുള്ളത് എന്നെ കുത്തി വേദനിപ്പിക്കും ഉമ്മാതിയെ കൊണ്ടപ്പോയി ഒത്തിരിയേറെ ലഭിക്കുമെന്ന് നാം ആലോചിച്ച് പറഞ്ഞു അയാളേണ്ട അക്രമിച്ചെല്ലാമാണ് അക്രമണ ചിന്തിക്കുകയാണെങ്കിൽ തൽക്കാലം കഴിവിച്ചാലും മരണാണ് ഗോതമെന്ന് നാം എന്താ പറയുക അക്രമിക്കും ഓനിക്ക് ഉപകാരമുണ്ട് എന്ന് ഓ മനസ്സിലാക്കി ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ മുട്ടായി വലിയ ഇഷ്ടം അദ്ദേഹം മുളമനെ എന്ന് പറഞ്ഞാൽ കൂട്ടാക്കില്ല സംഗീതപ്പെട്ട അറിയിപ്പ് നല്ലതാണ് അത് എനിക്ക് ഹൈന് നടത്തുന്നതാണ് വിജയിക്കുന്നുണ്ടാകുന്നത് നാലാം ഘട്ടമാണ് അസല് അതമ്മീൽ തങ്ങൂസിന്റെ അസല് ബൈനർമാരുമായി നാസിന് ഹസീസി ഹസീസിയായ മാവും നാഫിയുണ്ടല്ലോ അതായത് ഭൗതികമായ ഒറ്റ നോട്ടത്തിലാണ് മാറുമോ നാഫി എന്നെന്ന് നോക്കുന്നത് പിന്നെ യാഥാർത്ഥ വശത്തിലേക്ക് നിന്ന് മാറും നാഫി എന്താണോ അത് വേർതിരിക്കുന്ന അസലി അവൻ എത്ര വന്നമാർ കൂലിയൊക്കെ രണ്ടേ കണക്കാക്കും അവൻ നാട്ടിലേക്ക് തന്നെ കണക്കാക്കും ഇവിടെ അക്കരയുടെ ഉദ്ദേശം അന്മുറാതല്ലാതെ ന്യായത്തുപോകും അക്കരന്റെ ന്യായത്താണ് ഇവിടെ അവൻ ആക്കുന്നു എന്ന് പറഞ്ഞ ന്യായത്തെ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അതിന്റെ പ്രാരംഭമായിരുന്നു എങ്കിൽ നേരത്തെ പറഞ്ഞാൽ അനുവദിച്ചത് അക്കരന്റെ മുപ്പത്തിനേരെ തിരങ്ങിയാവുന്ന ലേലമുണ്ടാക്കും തിരിച്ചു പോകുന്നു വന്നു ഇത് വെളുപ്പിന് വന്നു പിന്നെ ചെരിച്ചു വന്നു കാശ്മീർ വന്നു തേങ്ങയാകുന്നു എന്ന് ഇറക്കി തേങ്ങയുടെ ഉദ്ദേശം തേങ്ങന്റെ പൂർണ്ണമായ രീതിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ധർമ്മീകരിക്കുന്ന അങ്ങനെ അതിലേക്ക് ഉറക്കം വന്നു لأن هذه الأمور كلها أطوار من لكن ആദ്യം വന്ന ഹിറ്റ് സംഗീത സഹല്യം മുതലായവ ആക്സിഡന്റ് പ്രാരംഭത്തിലുള്ള പൗറുകളാണ് അതിൽ നീതി لكن لما كان ضعيفا أردت ضعيفا يقول جعلني تطهر هكذا മുസ്ലിം മുതൽ കമ്മ്യൂണിസ്റ്റ് മുസ്ലിം കമ്മ്യൂണിസ്റ്റ് തഹൈറും അങ്ങനെ മറുപടിയായി കൊണ്ടിരുന്നു വാവറ് പണക്കിന് അക്കലില്ല അക്കലിനെ പറക്കപ്പെടും തുടക്കമപ്പ ഇൻകുതിപ്പിനാലിൽ വർദ്ധി മക്കനി ഒന്നി ഉമ്മാന്റെ വാക്കിൽ വെള്ളി മറ്റൊരു ബ്രോഡ് ശിശുവായി കിടക്കുന്ന കാലത്ത് തന്നെ എന്താക്കിയിട്ടുണ്ട് അക്കല് പറക്കൽ തുടങ്ങിയിട്ടുണ്ട് അതാണ് പൂർണ്ണമായിട്ടില്ല പൂർണ്ണമാകുമ്പോഴാണ് എനിക്ക് ഉമ്മനായിരുന്നാണ് എന്നു പിന്നത് വളർന്നു വളർന്ന് പടിപടിയായി വളർന്ന് ഭക്ത അത് പൂർണ്ണമാകുന്നത് വരെ ഈ അക്കലിലുള്ള സാധനം നൂറും ഒത്തതിരി ആദൽ ആദൽ നിന്നും ഇനിതോയിൽ അയവാനാ മറ്റുള്ള അയവാനാത്തിനൊന്നും കൊടുക്കാതെ മനുഷ്യന്മാർക്ക് മാത്രം അള്ളാഹുത്താല കൊടുത്തൊരു പ്രത്യേകതയാകുന്നു അതിനാ മനുഷ്യനെ അള്ളാഹുത്താല ആദരിക്കേണ്ടി വരും ചെയ്യുന്നു അച്ഛന് നൂറിന്റെ വിഷയത്തിൽ ഏറ്റവും കുറച്ചിലുണ്ടാവും എല്ലാവർക്കും ഒരേ തരത്തിലല്ല ഉണ്ടാകും അദ്ദേഹത്തിന്റെ കിസ്മത്തിൽ അതരിയ അതരിയാ കിസ്മത്തിൽ അള്ളാഹുത്താല വന്നിച്ചു കൊടുക്കുന്ന ആളിനെ ചിന്തിച്ച് ഇവിടെ പ്രകടമാകുന്നതിൽ എന്താണ് ഏറ്റക്കുറച്ചിലുണ്ടാവും മനുഷ്യന്മാർക്ക് അള്ളാഹത്തെ കൊടുക്കാൻ ഇനി അച്ഛന് കഴിഞ്ഞാൽ പിന്നെ എന്ത് അൽമാജന്റെ അച്ഛന് അത് കൽബു കൽബുണ്ട് ആ കൽബ് മക്കളിൽ എണീറ്റില്ല അതാണ് വർദ്ധിക്കുന്നത് ഉൾപ്പെടുത്തി പറഞ്ഞത് വിൽക്കുന്നുണ്ടാ അതെന്താക്കി വറുവ മഹല്ലിരി വിൽക്കുന്ന ഇവിടെ വിൽക്കുമോ എന്ന് പറഞ്ഞാൽ ആല് പറഞ്ഞിട്ട് മഹല്ല് ഉറാതാക്കി ഔറണ്ണുമ്പോ ആല് പറഞ്ഞിട്ട് മഹല്ല് ഉറാതാക്കുക ഉമ്മബാദ് കൽവി നിന്റെ കൽവിന്റെ മക്കാമ ജന്മതിന് ശേഷം എന്താകും ആ റൂറുണ്ടാകും അതാണ് പ്രഭു മഹല്ലത്ത് തപ്പുർ അതാ തപ്പക്കുന്ന മഹല്ലു എന്ന് പറഞ്ഞാൽ നോക്കിയാണ് വൽപ്പിക്കുറോ എന്ന് പറഞ്ഞല്ല അവിടെ തന്നെ മഹല്ല് മകത്ത് മഹല്ല് മുറാദായിക്കൂട അപ്പൊ സൗറത്ത് തന്നെ സിറ്റ് സംഗീത് സഹജത് അക്കല് വിക്കുന്ന മഹല്ലാകുന്ന കൽവ് വിക്കുന്ന മഹല്ലാകുന്ന മൂഹയിൽ ആറെണ്ണം ഏഴാമത്തതോ ഏഴാമത്തെ ഈ അച്ഛൻ കിട്ടൂലാണ് അതിനാത്ത അതിന്റെ അപ്പുറം പറഞ്ഞ രൂപത്തിൻ്റെ അപ്പക്കുറന്നതല്ല ബഹുവത്ത് അപ്പത്തുറത്തുള്ള അല്ലായെങ്കിൽ മത്തനു ആ അള്ളാഹു മഹാനനി മസാല പടത്തൂര് തയ്യാറാക്കിയ മത്തനു ആത്തിന്റെ അജായിബിയുടെ നാളത്തിൽ കണ്ടിനെ കടന്നിരുന്നതാണല്ലോ അതിൽ ചിന്തിക്കുന്നു അതാണിത് തപക്കൂർ എന്ന് പറയുന്നത് ഈ പറഞ്ഞിടത്തോളം ആയത് മാത്രത്തുൽ ആമ്മ അവാമുല്ലാത്ത എത്തിച്ചതിന്റെ ആയത്തോടെ തീർന്നു മൂക്കിയെത്തിയതിന്റെ അപ്പുറം ഇരുപത്തിയും പച്ചക്കാലത്തും നല്ല മണ്ണാറിന് നടത്തിയിരുന്നു കൂട്ടി എന്തെങ്കിലും നടത്തിച്ചു എന്ന് പറയുന്നു അത് കൂട്ടി എന്നത് കൂട്ടിയിരിക്കും മതത്തിയ എരി ബാക്കി നിൽക്കുന്നു വർത്തപത്തിൽ ചെറു എന്നൊരു വർത്തപാടവാക്കിയുണ്ട് എന്നുള്ള അവിടെയാണ് സുഹോദ് കുടുംബത്തെ ബന്ധപ്പെടുന്നത് ബഹുവ അതാണ് അന്നവാമി അതാമുന്നാസിലേക്ക് അറിയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു വേണ്ടി ആമുന്നാസംബന്ധിച്ചും വെറും അങ്ങാടി കെട്ടെടുക്കുന്നവർന്നല്ല വെറും അസോസിയറ്റ് അല്ലാത്ത ആമുന്നത്തിന് മുബാസിന് അങ്ങാടി ജനങ്ങളെ കാണാൻ മോശമായിട്ടാണ് മാത്രം വലിയ മാർക്കുണ്ട് അവാമനത്തിന്റെ കൂടുതൽ വേറെ ഇല്ലല്ലോ ആർക്കും ഒഴിവാക്കുന്നത് ആ മറ്റു ധാക്കള് തലേന്നൊരു ധാരണ മാത്രം ഇങ്ങനെ കഴിഞ്ഞ് നമുക്ക് നിർത്തിച്ച് ഇല്ലാക്കാനും മറ്റവർക്ക് രക്ഷപ്പെട്ടില്ലല്ലോ കിട്ടുന്നില്ല ഈ അങ്ങനെ ടിക്കറ്റുണ്ടാക്കുന്ന സ്വർഗം പണ്ടല്ല മേഘം ഇന്ന് ഒരു പാർട്ടി ഇന്ന പാർട്ടി ആ അതിലേക്കാണ് അതിന്റെ അപ്പ വളരെ എഴുതിയിട്ടുണ്ട് ബൽ ഈ പറയപ്പെട്ട ആറെണ്ണത്തിന്റെ അപ്പുറുണ്ട് തൗറുൻ ഒരു തൗറുണ്ട് അഖിലിന്റെ മതാ മദാരിക്കിനെ തൊട്ടും അതിന്റെ അപ്പുറാണ് ഇത് ഇത്തിറിന്റെ കാര്യം അക്കലെ കൊണ്ട് കിട്ടാത്ത അതിന്റെ അപ്പുറം കിട്ടുന്നുണ്ടാവും നമ്മൾ തീർത്തുന്നവർ താഴെ അത്തക്കന്നെ പോകുന്നു അത് രണ്ട് എത്തിമാർ നോക്കിയിട്ടുണ്ടാകും ബസീറത്ത് പോയി ലായനാലുവോ അതിനെ കിട്ടൂല ഇല്ല അപറാദുൽ ഫോൻ വലിയ നേതാക്കന്മാരിൽപ്പെട്ട ഒറ്റപ്പെട്ട ആളുകൾക്കല്ലാതെ ആ സ്ഥാനം കിട്ടൂല വൈരാദാലിക്ക് ആചാരാവി തോന്നി അതിലേക്കാണ് മുത്തല്ലിഫ് റബ്ബില്ലാന്ന് പറഞ്ഞത് മാനാലഹുൽ ജുംഹൂറുൽ മുറാദു وإنما يناله الأفراد മാനാലകൂ ആ അപ്പുറമുള്ള ഏഴാം ഉറപ്പമുണ്ടല്ലോ അത് എത്തിക്കത്തില്ല ഇരുന്നൂറോ ഭൂരിപക്ഷം ആളുകൾക്കും കിട്ടിയിട്ടില്ല വൽറാദോ ബുറാദ് എന്നാണ് കിട്ടണ മാറ്റം വന്നിട്ടുണ്ടല്ലോ ഇതിനകത്താണ് വാരിദ്യങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി എന്നൊക്കെ വാരിതെന്ന് പറയുന്നു എന്താ ഈ മക്കാമെന്ന് കിട്ടണമെന്ന് വിചാരിച്ച വന്നാക്കം ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല പിന്നെ അയച്ചു കിട്ടുക വൈന്നമായാലും അപ്രാധ ചില ആളുകളില്ല അവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് ജംഅ വാരിദിൻ വാരിദിൻ ജംആണല്ലോ ബുർവാദ് അത് ബഹുവല്ലവി യക്തിരുൽ മാലി തോന്നി കുടിക്കാൻ വേണ്ടി വെള്ളത്തിന്റെ സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാണ് വാരിദ് എന്ന് പേര് അപ്പൊ ഇത് കിട്ടണോന്ന് ആറ്റം വെച്ചിട്ട് പെരുന്നാക്കെന്ന് ചിലപ്പോൾ കിട്ടിക്കൊള്ളമില്ല നമുക്ക് വേറെ കിട്ടിയിട്ടില്ല ഞാൻ ആശവച്ച് കച്ചവച്ച് ഇറങ്ങിയാലോ അത് കിട്ടിക്കൊള്ളൊന്നുമില്ല يعني أن على السر الذي هو وراء النقول والأفكار القصيرة കസീറായ ഫിക്കറിന്റെയും അഖിലിന്റെ എല്ലാം അപ്പുറമുണ്ട് എന്ന് ഞാൻ ഈ പറഞ്ഞു വന്ന തിരുണ്ടല്ലോ അത് മാനാലഹോ ജംഹൂറുന്നാസ് ജംഹൂറുന്നാസ് കിട്ടിയിട്ടില്ല അത് മാനാലഹു ജംഹൂർ ശരിയായിട്ടും കിട്ടിയിട്ടില്ല വലാകൊല്ലും കഥതഹോ മാറാതഹോ അത് കിട്ടണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ ആളുകൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുമില്ല അവരുമായിട്ട് എല്ലാവരും വിജയിക്കണമെന്നില്ല അത് നമ്മൾ കുർബാദെന്ന് പറഞ്ഞ അതിനപ്പുറം കൊടുത്തത് ഇനി വൈന്നമായ നാലുവ വൈന്നമാനാരകുന്ന അപറാധുമില്ലാൽ വിചാരിൽ നിന്നുള്ള ചില അപരാധുകൾക്ക് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ അവർക്ക് എങ്ങനെ കിട്ടി അള്ളാഹു സുബാനഹു വക്കാല അവർ ആദ്യമായി അറിയിച്ചു തമ്പരൻ അല ഔലിയായി അമ്മാന്റെ ഔലിയാക്കളിൽപ്പെട്ട ഏതോ ഒരു മഹാനത്തിൽക്കുണ്ട് അവിടെ പോയി കൂടിക്കോ മാത അറിയിച്ചു കൊടുക്കും അവിടെ പോയി കിട്ടിയിട്ടോ അവർ വേണ്ട പോലെല്ലാം ചെയ്തിട്ട് ഇറങ്ങി തോന്നിർത്തി അതിന്റെ താക്കോൽ ഉറങ്ങിയില്ലേ ഉള്ളൂ എന്ന് തോന്നാൻ ഏതോ പൂട്ടി വെച്ചത് മറ്റെല്ലാവരും തുറക്കാൻ പറ്റൂലല്ലോ ഞാൻ മെച്ച കാറ് തുറക്കണമെങ്കിൽ ഡ്രൈവർ തന്നെ വന്നിട്ട് അത് നീക്കിച്ചല്ലേ നമുക്കെല്ലാം തള്ളാൻ എന്താണെന്ന് ചെയ്യാൻ തന്നെ വണ്ടി ചാട്ടാൻ നമുക്ക് നീക്കില്ല അതിനുള്ളിലല്ലേ എല്ലാ പവറും പുറത്തെടുക്കണമെങ്കിൽ എന്താണ് ഡ്രൈവറിന്റെ ബിസിനസ് വരണേ അപ്പൊ ആദ്യം ആ ഡ്രൈവറെ വിളിക്കുന്ന പറയും ഇവന്റെ ഇത് പുറത്തെടുക്കാൻ പറ്റും എന്നാ ഉള്ളിലല്ലെങ്കിൽ അത് പുറത്തു വരും ആ ആരായിരിക്കണം ഈ തീർന്നു കുറഞ്ഞ അഹരികാല കുത്തിരിപ്പെട്ട ആളായിരിക്കണം അഹും അവർക്ക് അള്ളാഹുത്താല ഇത്തുകായി ചെയ്തു തീർത്തു അലാമ ഔദ അഹും ആ ഔലിയ ഇന്ന് അള്ളാഹുത്താല രണ്ടു കൊമ്പിന്റെ തമ്മിൽ വ്യത്യാസമുണ്ട് അത്തല അഹൂം എന്ന് പറഞ്ഞാൽ ആര് ആ റിജാറിൽപ്പെട്ട അപരാധികൾ അവർക്ക് ഒന്നാമത്തെ അറിയിച്ചു കൊടുത്തു എന്തിന്റെ മേലെ അലമ ഔദ അഹും അഹുന്റെ അവരുടെ ഔലിയായിട്ട് ഔലിയായി ഒന്നാമത്താൽ നിക്ഷേപിച്ച ചില കാര്യങ്ങളെ മേലെ അറിയിച്ചു കൊടുത്തു അതിനാൽ ഈ അന്നാമത്താല മറ്റുള്ള ആളിൽ നിന്ന് ഇവരെന്തെല്ലോ പ്രത്യേകതകളെ കൊണ്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇസ്തിഫാ ചെയ്തിട്ടുണ്ട് എന്ന് ആ പൊസൂട്ടിയതാണ് അതറിയിച്ചു ഇത് സാധാരണ ആളല്ല കൃഷിക്കാര്യപ്പെട്ട ആളാണ് എന്നറിയിച്ചു അവരപ്പാസലമോ ഇലയും അവരിലേക്ക് ചോർത്തു ആ ഇലയിൽ നിന്ന് നിരത്തേക്ക് ഔലിയായിലേക്ക് എന്തിനിട്ട് കൊടുത്തു അവംപൂത്തവും അവരുടെ നെത്ത് ആരുടെ നെത്തിന് കൊണ്ടുവന്നേര് ഈ വിചാരന്റെ നെത്തിനിട്ട് കൊടുത്തു അന്നോട് എത്രത്തോളം കൊണ്ട് ഇട്ടു കൊടുത്തു അവർ വറുക്കാതോ ഇവർ വഴിപ്പെട്ടു ഇലയിലും അവരിലേക്ക് വിപുല്യത്തിനും അവരെ പുല്ലിയത്ത് നിങ്ങൾ എന്താ ചെയ്തോ സർവസമ്മതം എന്ന് വിട്ടുകൊടുത്തപ്പോ കാരോ ഈ ഔലിയാർ പറയുന്നവരെ എത്തി ഇദ്ദേഹം അവരുടെ ഹാ അന്തും റബ്ബുക്കുമ്പ ഇതാ നിങ്ങൾ നിങ്ങൾ റബ്ബിലേക്ക് ജോലിക്കൊന്ന് റബ്ബിന്റെ ഭാഗത്തിലേക്ക് ചെയ്തില്ല നിങ്ങൾ നിങ്ങളും നിങ്ങൾ റബ്ബുമായിട്ട് ജോലി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് അൽ വെക്കപ്പെട്ട സിറിന്റെ മേലെ അള്ളാഹു മഹാനാത്ത് ഇസ്ലായി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ അപ്രാധികൾ അവരാകുന്നു വാസറായ വൈദികി അള്ളാഹുവിന്റെ റൈബിന്റെ അസ്രാറിന്റെ മേലിലും ബിഹ ഈ അസ്രാറ് കൊണ്ട് അവരെങ്ങാനും വെളിവാക്കി പറഞ്ഞെങ്കിലുണ്ടല്ലോ എന്നല്ലേ വയ്ക്കണ്ടേ ഫലം അക്കലദ്ദാവല്ല എന്ന് പറഞ്ഞ മതി താഴെ ദാരി ഇതാമീറ്റ് വയ്ക്കണം ആ അവരെ ചോറ് ആരാലാക്കപ്പെടും എന്നിട്ട് അപ്പുറത്തെ വരും അവരെ കൊല്ലണം അങ്ങനെ പറഞ്ഞാളാ അവരെ കൊല്ലണം എന്നോട് പത്തിലേക്ക് വരും അപ്പൊ അവരെ ചോറ് ആരാലായില്ലേ പുറത്ത് ഇരുപത്തും അറിയാം മറ്റുന്നവരാരാന്ന് ചോദിക്കും അല്ല വൈറത്തന്റെ അല്ലെങ്കിൽ മൗലാവും മൗലാന്റെ വക്കൽ നിന്നുള്ള വൈറത്തന്നെ കൊണ്ട് പറഞ്ഞേ പറഞ്ഞില്ലേ അല്ലാതിനെ കൊന്ന് കുത്തൂസിന്റെ ഹരിവാറ് പുറത്തു കൊടുത്തു മറ്റേ പുസ്തകാവ് പുറത്തു കൊടുത്തു ഉറപ്പല്ലോണം പുസ്തകാവ് പുറത്തു കൊടുത്തതിനാണ് ഓരോ വാസം പിടിച്ചത് കുത്തൂസിന്റെ ഹരിവാറായ ജനീത് റബിയെന്നാന്ന് പറഞ്ഞ് പൊന്നോട്ടേന്ന് പറഞ്ഞ അത് തീർന്ന് പുറത്തു പറഞ്ഞു തന്നെ ആ ചുരുക്കി ഓടി തീർന്ന് പുറത്തു പോയാൽ ആരാ പറഞ്ഞു അവൻ പറഞ്ഞ വാസ്തവല്ല അടിക്കുന്നു തീർന്ന് പുറത്താക്കിയില്ല അവ മറ്റവർക്ക് കൈറത്താണ് മറ്റവർക്ക് ജഹാരത്വമാണ് ആവശ്യം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ചാറയിലേക്ക് സമൂഹമദ്യം തുറിയുന്ന എന്ന് പറഞ്ഞതാണ് ഒത്തിരി അച്ചാറുൻ ഇത് പാക്കൊന്നിപ്പത്തും അപ്പിച്ചെറി നമ്മളെ ചെറിനുണ്ട് അസാറും അക്കല്യപ്പോലുള്ള ചെറു ചെറിനുണ്ട് അസറാറും ദിസാക്കും മറ്റൊരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ദസൈക്കായ ദസൈന്റെ നിയമമാണ് ദിസാഖ് വിഭാഗായ അസ്രാറുകളും ലത്തീഫത്തിൽ വേറാക്കി അങ്ങോട്ടും കഴിയാത്ത ഇത്രയും നിഗൂഢമായ കാര്യങ്ങളാണ് ഖുറാഖ് വിമാന വിമാ പുനാന്നുണ്ടാകും നമ്മളെ ചോരൽപ്പിക്കപ്പെടും എപ്പോൾ ഖുറാഖ് വിമാന എപ്പോൾ ലൗ ബുഹന ബിഹാ ജഹറത്തൻ വീട്ടിൽ നേരിട്ടാൽ എന്താകും ലൗ ബുഹന ബിഹാ ജഹറത്തൻ ഖുറാഖ് വിമാന നമ്മളെ ചോരൽപ്പിക്കപ്പെടും അപ്പൊ ജഹറത്തിനടുത്തേക്ക് ഗുഹയിലേക്കാണ് എപ്പോഴും ലവ് ഗുഹന ലവ് നമുക്ക് പോലെ അത് ഗുഹന ബാഹ്യബൂഹം നമ്മൾ വെളിവാക്കി പറഞ്ഞു പോയെങ്കിൽ എന്തുകൊണ്ട് ഈ അസ്രാറ് കൊണ്ട് വെളിവാക്കി പറഞ്ഞെങ്കിൽ എങ്ങനെ പറഞ്ഞു ജഹറത്തൻ പരസ്യമായിട്ട് എല്ലാവരും കേട്ടത്തക്ക രീതിയിൽ പറഞ്ഞാല് ഉറാക്കുദീമാണ് നമ്മളെ ചോരൽപ്പിക്കേണ്ടി വരും നമുക്ക് തിരിച്ചെത്തും അതല്ല ഉറാക്കു ദിമാന ലവ് ഗുഹന ബിഹ ജഹറത്തൻ ثم قدم الأخلاق പിന്നെ അക്കിനെ മൂപ്പ് ഓഹരിവെക്കുകയാണ് അല തലാഫി മറാത്തിബ മൂന്ന് മർത്തബകളാക്കിക്കൊണ്ട് അലത്തിലായ പുതന്മാർ മുൻകഴിഞ്ഞ മഹാന്മാരുടെ മനസ്സാത്ത പ്രകാരം പോകും നോക്ക് فقال منفعلا يدعى ومستفادا وأكل تخصيص لمن أراد അക്കല് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് മുംഫയിലായ അക്കലുണ്ട് രണ്ട് മുത്തപാതയാക്കലുണ്ട് മൂന്ന് തക്കല് തഫീസുമുണ്ട് ഇവന്റെ ആറാമത്തെ അള്ളാഹു താലായിക്കാണ് കൊണ്ട് വെച്ചത് അവർക്ക് പ്രത്യേകമായി കൊടുക്കുന്ന തഫീസിന്റെ അക്കൽ ഏനുണ്ടല്ല അതിനെ പറ്റി അക്കലിന് പ്രത്യേകമായി ഭാവന കിട്ടിയിട്ടില്ലല്ലോ ഏനാണെങ്കിൽ ഉപയോഗിക്കാം സമീരത്തിന്റെ അക്കലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ സുഹാദത്തിലാഹ് പുറമായി ഇത് മംഗളിന്റെ മഹാന്മാരുടെ ഇത്തരഹാസം ഇങ്ങനെ അക്കലിന് മൂന്ന് ഘട്ടങ്ങളാക്കി ഇങ്ങനെ അക്കല കിട്ടും മാ മുംഫയിലൻ അക്കൽ എന്ന് കൊണ്ടുന്നുണ്ട് മനുഷ്യനിൽ അമ്മാവ് നിക്ഷേപിച്ചു നമുക്കെല്ലാം പൊതുവെ എല്ലാവർക്കും മതിവലാക്കിയ അക്കലുണ്ടല്ലോ ഇതാണ് മുംഫയിലായ അക്കൽ എന്ന് പറഞ്ഞു ചോദിച്ചിട്ട് ഇപ്പോളാ മറത്തില പള്ളിയിൽ എന്താണ് എന്തെല്ലാം ഇങ്ങനെ പഠിച്ചിട്ടും വരാൻ ലോകത്തും ജീവിക്കാം വൈരത്തി താമ്യം അത് ആരും അധ്വാനിച്ചുണ്ടാക്കിയതോ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊന്നുമല്ല അള്ളാഹു തല അങ്ങ് സമാനമാക്കി നൽകി അതിനാ മുൻപായി രണ്ട് മാക്കിലൻ മുസ്തമ്മ മുസ്തഫാദൻ രണ്ടാമത്തതാണ് മുത്തഫാദായ അക്കൽ എന്ന് പറയുന്നത് അതുകൊണ്ട് നിൽക്കുക മുസ്തഫിൽ മുജാഹദാത്തി പലതരത്തിലുള്ള തജീബത്ത് പലതരത്തിലുള്ള ദിയാമാത്ത് നെത്തിനുള്ള മുജാഹദാത്തിൽ കൂടി എന്താക്കും ആത്യന്തങ്ങളുടെ വിശാലത കൊടുക്കുന്നു ഈ മാനു സാലിഹ അമരം കൊണ്ട് വർദ്ധിപ്പിക്കുമ്പോൾ അത്യന്തങ്ങോട്ട് ഇങ്ങനെ അതിന്റെ റൈറ്റേക്കിന്റെ വില്ല അതിന് കോമഡിയും അതിന്റെ അധ്വാനത്തിന്റെ പരമായിട്ട് ഒന്നാൾക്കാരെ കൊടുക്കുന്നത് വനിതാനിക്ക അതുകൊണ്ടാണ് എപ്പോഴും ആമത്ത് കൊല്ലു മേനത്തിൽ തെളിഞ്ഞു അച്ഛനാണ് പൊതുവേര് പറയപ്പെടുന്നതെല്ലാം ഏത് മെഹനത്തുകൾ എന്താക്കും അക്കല്ലെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ വലിയതാണ് ഇതിൽ കൂടെ എന്താക്കും അനുഭവജ്ഞാനങ്ങൾ പറഞ്ഞു കിട്ടി കിട്ടി കിട്ടി കുത്തി അക്കലിന് പോകുമ്പോൾ പ്രാക്ടിക്കൽ മൂന്നാമത്തേതാ വാക്കിരം അതാണ് മൂന്നാമത് അക്കല തർത്തി എന്ന് പറഞ്ഞത് അതായിരിക്കും അറാതാണ് പറഞ്ഞത് അത് ബഹുവല്ലത് അബ്ദുല്ലാഹുബിൻ അമ്പിയ അഹു അത് അല്ലാഹത്താൽ അന്ത്യയാത്രക്കും മുർത്തലിങ്ങൾക്കും പ്രത്യേകമായി നൽകിയാക്കലാകുന്നത് അപ്പാനത്ത് എന്ന് പറഞ്ഞ സാധനം അപ്പാനത്ത് എന്ന് പറഞ്ഞില്ല അപ്പൊ അപ്പാനത്ത് തന്നെ വെറും ബുദ്ധി ബുദ്ധിസാമർത്ഥ്യം അർത്ഥം വെച്ചാൽ പോരാ ഞാൻ പണ്ടേ നിങ്ങൾ കലമ്പതില്ലേ ഇസ്ലാഹിയ വാക്കാണ് പത്താനത്ത് എന്ന് പറഞ്ഞതും അമ്പിയാക്കൾക്ക് വാക്യം വാക്യപ്പെട്ടെന്നുമ്പോ ഇതൊക്കെ അമാനത്ത് കമ്പനിയെ പത്താനത്ത് നിന്നുമ്പോ പത്താനത്ത് വെറും ബുദ്ധി അതെ നമുക്ക് ബുദ്ധി ഒസാമിന്റെ മകൻ അതല്ല അഗ്നി പ്രത്യേകം മലയാളം പറയുന്നില്ലേ കുറെ കൊല്ലം മലയാളം പറഞ്ഞതൊന്ന് ആ ഈ അക്കറ് പ്രാരംഭരങ്ങളുണ്ടല്ലോ അവർക്ക് കറ്റമാകും ഏത് അൽ അക്കറിൽ മുസ്തഫാബ് ബിറിയാമത്ത് ബിരിയാമ കൊണ്ട് ഇസ്തിഫാദ് ചെയ്യപ്പെട്ട എല്ലാ രണ്ടാമത്തെ അക്കരതാ അത് അവിടുത്തെ കറ്റമായിട്ട് കീഴിൽ പോയി നിർത്തുന്നു വലിയ വലിയ റിയാളാസലിനെ കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ഒക്കലാണ്ടല്ലോ ഈ ഒക്കലാവിന്റെ ബുദ്ധിയെല്ലാം എത്തി ചെയ്തു അത്ര തട്ടീരിന് കീഴിൽ താഴെ ഒന്നാം പടിക്കാൻ വെക്കും അയാൾ മത്സരിക്കാനുണ്ടാവില്ല ഏതായാലും ബഹുമാക്കളുടെ അക്കാബിലുള്ള അവരിയാക്കളിൽ വെച്ച് അക്കാബിലിങ്ങൾക്കാണല്ലോ ജിയാദാസുൽ സജീവത്തോട് ഏറ്റവും വലിയ ബുദ്ധിമുട്ടല്ലേ ആ ബുദ്ധി അവസാനിക്കാതെ അത്ര തപ്പീസിന് തീരെ കടാതെ കേൾക്കുക അപ്പൊ പനിഹായിട്ട് കമാലി അക്കിലല്ല ഔലിയ അതുകൊണ്ടെന്തായി ഔലിയാക്കൽ അക്കിലിന്റെ കമാലിന്റെ അകറ്റം എത്തിയാലെടുത്തി ഇതായിട്ട് അക്കിലല്ല അമ്പിയ അമ്പിയാക്കൾ അക്കിലെ തുടക്കം കുറിച്ചു അവന്റെ കൊണ്ട് ടെക്നിക്കില്ലെന്ന് പറയില്ല പത്താനത്തെന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറയാൻ തകരീന്ന് കുറച്ചിച്ചുറത്തിന് മാത്രമെന്നല്ല അർത്ഥം കൊടുക്കേണ്ടി ഇതുക്കുന്നല്ല സത്യം പറഞ്ഞു മാത്രം അർത്ഥം കൊടുത്താൽ പോരാന്ന് വണ്ടിയെ പറഞ്ഞത് അമ്മയാക്കൾക്ക് വാജിബായ നാല് നമ്മൾ ഇസ്ലാഹിയായ പ്രത്യേക മാനേജുണ്ട് ഇതല്ലോ ഇതുക്കും അമാനത്തിന് പ്രധാനത തള്ളിയിരുന്നു വലിരാജിക്ക ഈ ഒരു കാരണത്തിന് വേണ്ടിയാണ് കാലത്തിൽ ന്യായത്തിൽ വലിഞ്ഞി ഒരു വലിക്കിന്റെ അറ്റമായതിൽ ഇതായത്തിൽ നബിയെ നബിയെ തുടക്കത്തിലേക്ക് എത്തിയത് വടി മൂത്ത് മൂത്ത് മൂത്ത് എത്ര വലിയ വടിയായി കഴിഞ്ഞാൽ നബിയുടെ ആളെ പ്രതിപത്തിന് ഉറപ്പിയിൽ താരുടെ ഉറക്കത്തിലുണ്ടാവും അതാണ് മുസന്നി പിറവിയമ്മ എന്ന് പറഞ്ഞത് വാങ്ങിക്കോ തീ എന്തെങ്കിലും വലിയോ വലിയ എവിടെയാണോ അറ്റമാകുന്നത് അവിടെ വെച്ചിട്ട് പമ്മി മൂലാക്ക എബുത്തതിൻ നബിയോ നബിയുടെ തുടക്കം കുറിക്കുന്ന അവിടെ നിന്നാണ് അനുഭവത്തിന്റെ ബുദ്ധിമാരെ വിരാട്ടിന്റെ വേറെ സാധാരണക്കാരെ വേറെ കൊടുത്തു നിഹായത്തിൽ വലിയ വലിയതിന്റെ നിഹായത്തെ അറിവാർത്താകെ കാതുകരിക്കുന്നത് എങ്ങനെ അറിയിക്കണം വലിഹായത്തിൽ വലിയ വലിയില്ല നിഹായത്തിൽ ബില്ലായത്തിൽ നബിയെന്നായിരിക്കും അങ്ങനെ ഇപ്പൊ തുടങ്ങിയത് കാലത്ത് നിഹായത്തിൽ വലിയ ബിദാറ്റ് നബിയിൽ എന്ന് പറഞ്ഞു അപ്പൊ നിഹായത്തിൽ വലിയ ബിദാറ്റ് റസൂലി തരാൻ പറ്റില്ലല്ല നിഹാത്തിൽ നബി വലിഹായത്തിൽ നബിജി ഏ നബിയുടെ വിധാത്ത് എന്തായിരിക്കും നിഹായത്ത് റസൂലായിരിക്കും വിധായത്ത് റസൂലായിരിക്കും കളിയാക്കുന്നു വലിയ നബിയെ റസൂല് സയ്യിദന റസൂലുള്ളാഹി നവാറുണ്ട് ഇങ്ങനെ പഠിക്കുന്നു ഇങ്ങനെ വലിയെ നബിയെ സാധാരണ റസൂല് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹി വസല്ലം അപ്പൊ വലിയന്റെ ഇത് അച്ഛമായി ആയി ആയിക്കഴിഞ്ഞാൽ നബിയുടെ കീഴിലേക്ക് പോയി ഈ നബിയുടെ ഇത് കമാൽ അച്ഛം അച്ഛമായി സാധാരണ റസൂല് കീഴടപ്പോയിരുന്നു സാധാ റസൂൽ അച്ഛന്മാരിയായ റസൂർ സലമായുള്ള കാലിന്റെ വീതി വീലറിഞ്ഞു തങ്ങളെ കമ്മാനത്തിന് അച്ഛൻ പറയാനില്ല അതിന് അപ്പുറം പറയാനുള്ള കണ്ടാൽ മാലത്തിന്റെ ഇപ്പുറമുണ്ട് അത് പിടിച്ചിട്ടാണ് സാധാരണ ആള് സാധാരണ എന്താ നമ്മളെ കൊടുത്ത് അപ്പൊ ആ രീതി തന്നെ നിർത്തിപ്പാക്കണം അപ്പൊ പനിഹായത്തിൽ വലിയ വിജായത്തിൽ നബി നോക്കൂ അല്ലേ പനിഹായത്തിൽ നബിജി വിജായത്തിൽ റസൂലി പനിഹായത്തിൽ റസൂലി വിജായത്തിൽ നബിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉറപ്പിച്ചു അപ്പോഴാണ് وارغا من البحر أو رسولين الديان وواقفون على ذيه عند حكمه من نقطة العلم أو من سكنة الحكم وكلهم إلا عبد مرسلهم തങ്ങളെ പക്കൽ നിന്ന് ഇൽത്തിമാക്കുന്നവരാണ് ഇങ്ങനെ വെച്ചെടുക്കുന്നവർ എത്ര വാപ്പമുനൻ ബാഹറിൽ നിന്ന് ഒരു കോപ്പ ഒരു പോലെ ഏതാ ബഹർ നബി അപ്പൊ റസൂലിന്റെ വക്കൽ നിന്ന് വെച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബാഹറിൽ നിന്ന് ഒരു കോരൻ അപ്പൊ തങ്ങളെ ബഹർ ഇവർക്ക് കിട്ടിയതാകെ ഒരു കോരൻ അതിന്റെ വ്യത്യാസം കിടക്കും മറ്റുള്ള അമ്പിരാക്കളും നബീ തമ്മിൽ കിടക്കുന്നുണ്ടോ മറ്റൊരുതാണ് അവതമ്മിന ദിയമി ദിയമ് എന്ന കാലകാലം പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ആ മഴയിൽ നിന്ന് ചെറിയ ചാറലി ആ വരന്റെ ചാറലെ അയച്ചു വെച്ചിരുന്നു പുറത്തേക്ക് തന്നിട്ടിരുന്നു വാസിഫൂനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അവർ വെക്കുകയാണ് ഇന്ത ഹദ്ദിഹിം അവർ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഓരോ ഹദ്ദുണ്ട് ഉള്ളത് നിങ്ങളുടെ ഹദ്ദ് ഹരീതായ ഹദ്ദ് പിന്നെ കരീമായ ഹദ്ദ് ഏതാ ഓർമ്മായി ഓരോ ആറ്റുണ്ടല്ലോ അതിലൊക്കെ നിൽക്കുന്ന ഏതുപോലെ എന്നറിയാം മിന്നുക്കുത്തത്തിൽ ഇരുമി ഇരുമിന്റെ ഒരു നുക്കുത്ത അല്ലെങ്കിൽ ഹിക്കുമത്തിന്റെ ഒരു തെറ്റിൽ ഒരു ബാഹ്യ രീതി രൂപം മാത്രം അതിന്റെ സമ്പൂർണ്ണമായിട്ടില്ല നബിയുടെ കഥമിന്റെ അബ്ബതയുടെ ഇടയിൽ ഒരുമിച്ച് കൂട്ടുക നബിയുടെ കഥമിന് തുടക്കം തന്നെ അപ്പൊ എന്താ ഈ വിലായത്ത് തീർന്ന് അവസാനായാൽ ഏ സൈറും കഴിഞ്ഞ് പനാവും കഴിഞ്ഞ് പനാൽ ബക്കാരിലേക്ക് തിരിച്ചു വന്നെന്താണ്ടായാലും ശരീരത്തിന് ഞെട്ടിന് കയറി ജമ്മി ഇതിൽ രണ്ടിനും കേടില്ലാതെ കണ്ട് കുറ്റവസിദ്ധമായിട്ട് കൊണ്ടുപോക്കാണല്ലോ ഇതാണ് ഔലിയ അതിന്റെ മൊത്തം ലാശത്തിൽ അത് നബി തുറക്കത്തിൽ തന്നെ ഉണ്ടാവും ഈ നബി അത് സാധാരണ നബി റസൂൽ സല്ലാ എന്നല്ല അതുകൊണ്ടാണ് ലിയന്നൂലാ ലഹു ഓർക്ക് തൈര പറയാനില്ല പണ്ട് പണ്ടുണ്ട് തൈര ഓർക്കില്ല എന്തുകൊണ്ടാ തൈരില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ലന്ന തൈര ഈ മയാതിനെന്ന് പോൽ നെത്തുകളാകുന്ന മൈതാനിലാണ് ചെയ്തു നടക്കേണ്ടത് ഓറെ സംബന്ധിച്ച് നെത്തില്ല നോക്കിയിട്ട് പറഞ്ഞ നെത്തിന്റെ സ്വഭാവം അറിയില്ല അവർ മുത്തഹറുവിന നെത്തുകളെ തൊട്ട് മുത്തഹരീങ്ങളാണ് അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ തൊട്ടത് പാതൂർ വാഹനത്തഹനീക്ക് തഹക്കിനിക്കിന്റെ വാഹനം തന്നെ ഉറങ്ങി തുമ്മ ജാവുവിനെ പിന്നെ തഹനീലിലേക്ക് അവർ തിരിച്ചു വന്നതാണ് ആദ്യം അഭിവൃദ്ധി പോയിട്ട് എന്താക്കി എല്ലാം കണ്ടുപിടിച്ചിട്ട് പിന്നെ ദർശനയിലേക്ക് തിരിച്ചു വന്നു അതിനുകൊണ്ട് അതിന്റെ പാതൻ തന്നെ നമ്മൾ പോയിട്ട് എന്താക്കും ഓമെല്ലാം തയ്യാറാക്കി കാലിന്റെ പയ്യെല്ലാം പഠിച്ചു വെച്ച് അയാളെല്ലാം അതെല്ലാം ഇങ്ങനെ ലോഡാക്കി ചെയ്ത് വെക്കുന്നുണ്ട് എനിക്കൊന്ന് നോക്കാനായി പോകുന്നു ഇവിടെ തന്നെ പോകുന്നു പോയ വാക്കി സംസാരിക്കുന്നു തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്ന കാറ് കുത്തിക്കൊണ്ട് പോകും എന്നാ പിന്നെ ഇതിലെന്തോന്നുണ്ട് അബുയദീദിൻ ഇസ്ലാമിന്റെ ഒരു കൗല് പണ്ട് നമ്മൾ രണ്ടു വട്ടം പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിനും പറഞ്ഞിട്ടുണ്ട് അമ്മ കൗല് അബുയദീദ് റബിയുള്ള കൗലുണ്ടല്ലോ കൂടിന ബഹറൻ നമ്മളൊരു ബഹറിന് മുങ്ങിയിട്ടുണ്ട് അമ്പയാക്കളൊക്കെ അതിന്റെ കരയിൽ മരിക്കുകയാണ് അബുദീദി അറിവില്ലാത്ത വാക്കാണെന്ന് തോന്നിക്കൂലേ നമ്മളെ വലിയ മഹറില് ആമ്പ്യാടാത്ത കരയിലെന്ത് ഏത് കരയില് നമ്മള് മുങ്ങിയിട്ട് നമ്മ മുങ്ങുന്നുണ്ടത്രേ മറ്റോടെ മുങ്ങിയിട്ട് അത് തിരിച്ചിട്ട് കുറിച്ചു കയറി കരക്കുന്നതിനാണ് അല്ലാണ്ട് ഇറങ്ങാൻ പോകുന്നത്രല്ല ആ മുറാദുഹു അതിന്റെ മുറാദ് എന്താ അല്ലാതെ ദഹലൽ ഓർ ബഹറിൽ മുങ്ങിയിട്ട് പുറത്തു വരാൻ കഴിഞ്ഞില്ല ആ ബഹരി ശരീരത്തിൽ ശരീരത്താകുന്ന കറന്റെ സാഹിത്യത്തെക്കുറിച്ച് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല ഉറന്നായി പലായി തന്നെ ആയിപ്പോയി എന്നാ പറഞ്ഞവല്ലി അപ്പൊ ബഹുവ അപ്പൊ മൂപ്പർ സ്വയം സമ്മതിക്കുകയാണെങ്കിൽ തപ്പത്തി അമ്പിയാക്കളുടെ മക്കാമിലേക്ക് നമുക്ക് മടങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന് തസ്തീർ കൊണ്ട് സമ്മതിക്കില്ല ഇവരുണ്ടായത് അമ്പിയാക്കളേക്കാണ് അമ്പളത്തിനല്ല ഇതോടെ ലഅന്നഹു ഖാല ഈ ഹാലൽ ജദ്ബി ജദ്ബിന്റെ ഹാലത്തിലെ ഒപ്പം ഇപ്പൊ പറഞ്ഞത് മരുതോപ്പാണെങ്കിൽ ഒരാക്കിത്തന്നെ അത് മരുതോപ്പിന് വേണ്ടിയാളൊന്നല്ല നാക്കിത്താണ് മത്താനവലി പ്രസ്ഥാനം കൊണ്ട് പോലില്ലേ അറാമിനകത്ത് ശല്യപ്പെടുത്താൻ പാടില്ല ചെന്നിട്ടുണ്ട് നമുക്ക് താരതമ്യം നോക്കിയിട്ടുള്ളത് ശീലത്തിലല്ലേ നോക്കണ്ടേ സത്യത്തിൽ തെളിഞ്ഞു വരോളം ഒരു നാട്ടുതീങ്ങൾ തന്നെയാണ് ബക്കായിലേക്ക് തിരിച്ചു വെച്ച് അന്നേരം നമാസ് പറയാൻ പറ്റുള്ളൂ ബിഖിലാഫിൽ അംബിയ മുർത്തലിങ്ങൾ അലൈഹി സ്വലാത്തു മുങ്ങി വഹാബു അതിലെന്താക്കി ആഴത്തിൽ മുങ്ങി മുങ്ങിട്ട് എടുക്കേണ്ടതിന്റെ അടുത്ത് വഹാറാത്തിലല്ല മറന്ന് മറന്നിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന ജിഫല്ലിക്കുന്ന ജനങ്ങൾക്ക് സ്വരൂപ്പുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തിരിച്ചു വന്നിരിക്കുകയാണ് ഇതാണ് മൂപ്പർ കൊടുത്ത തന്തീരി ആരെ അബുദുൽ ഇസ്ലാമിന്റെ കലാമിൽ പിന്നെ അബുൽ അബ്ബാസിൽ മുറത്തി വേറെ തെളിവിലോട്ടെന്നാ പറയുന്നത് وقال أبو العباس المرسي رضي الله عنه في تكبيره ഏത് പേരില് അബു ജസീദിന്റെ തോന്ന് തെളിവിലൂടുത്തല്ലോ എന്താ പറയുന്നത് നിങ്ങൾ ജാഹിബിൽ ബഹറിന്റെ മറ്റൊരു കരത്തിൽ ആ അത് ഇങ്ങനെയാണ് അല്ലേ മറ്റൊരു തറത്തിൽ നിന്നു അല്ലായ അവിടെ അലാ താഹിരിൽ തറത്തി അവർ തറത്തിന്റെ താഹിരിലായിക്കൊണ്ട് അതിൽ മൂന്നാം യദൂനൽ ഖൽഖാനല്ല അവർ പടക്കുകളെ വിളിക്കുന്നു ഇതൽ കൗറിത്തീഹി അതിലേക്ക് മുങ്ങാൻ മതി ഐ എന്നുവെച്ചാൽ പലർക്കും കാമിരൻ ഞാൻ കാമിലായിരുന്നു റസപ്പ് ഹൈറ്റ് റസപ്പു അമ്പിയാക്കൾ എന്ന അതേ സ്ഥലത്ത് ഞാൻ നിന്നിട്ട് എന്താക്കും ജനങ്ങളെ അതിലേക്ക് വിളിക്കുമായിരുന്നു ഞാൻ മുങ്ങിയാളെ കൂട്ടത്തിലായിരുന്നു അമ്പിയാക്കൾ മറ്റൊരു കരച്ചു കയറിയതിട്ട് പടക്കോടെ അമ്പി ഏകദേശം മായനയിൽ രണ്ട് കണക്കന്നെയാണ് Thank you. ഇമാം ഇത്തന്നരി റബിയല്ലാഹുവിന് പറയുന്നു ഹാദല്ലരി ഫസ്തറബിഹിസേഖോ ഷെയ്ഖ് റബിയല്ലാഹുവിന് വ്യാഖ്യാനം കൊടുത്തത് ഇത് അബുല്ലം ബാത്തൽ മൂർത്തിയാണല്ലോ ആരംഭിച്ച് ഇത്തന്നരി ഇമാമിന്റെ ആ ഷെയ്ഖ് പറഞ്ഞ തഫ്തീർ ഉവല്ലാഹിക്കുബി മക്കാമി അബിയസീദ് അബൂയസീദിന്റെ മക്കാമിൽ യോജിപ്പ് അതാണ് അല്ലെങ്കിൽ മുത്തന്നിഫ് പറഞ്ഞില്ല നമ്മൾ അതിനജീബാണ് ഇബിനീമ പറഞ്ഞ വസ്തത്തെ നുക്സാൻ ചേർക്കേണ്ടി വരുന്നുണ്ട് വൺ മതിതോപ്പ് നാക്കിത്തുൻ എന്നുള്ള നുക്സാൻ പറയേണ്ടി വരുന്നുണ്ട് എന്നാണ് പക്ഷെ അത് ഇത് കണ്ടിട്ടല്ല മറ്റൊന്നും പറയുന്നേ അറിയില്ലല്ല കാരണം ഇബിനജീബ എത്ര അഞ്ഞൂറ് കൊല്ലത്തിന് ശേഷം ജനിക്കുന്നു ജനിക്കുന്നത് ഇബിനജീബ റബിയല്ല എന്ന് പറഞ്ഞ തെളിവിന് കണ്ടിട്ടല്ല ആര് പറയുന്നത് സിക്കന്തരിമ പറയുന്നത് അബൂയസീദ് റബിയല്ലാറിന്റെ മസാമിലേക്ക് ചേർത്താൽ അനുയോജ്യം മാറിയതാണ് ഇതിനൊക്കെ മറ്റേ അബുൽ അബ്ബാസിൽ മുറത്ത് പറഞ്ഞ രണ്ടാമത്തെ തലവിയിലാണ് ഏറ്റവും നല്ലത് നാം മറ്റേതാകുമ്പോൾ മജദൂബായി അപ്പൊ മജദൂബ് പറഞ്ഞ അവസ്ഥ നാഫിസായി നാഫിസാകുമ്പോൾ മുമ്പ് തൽക്കാലം ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥ വരും ഓറ തെളിഞ്ഞു വരച്ച് ഉറങ്ങിയാൽ അവസ്ഥയിലേക്ക് ഉണ്ടാകില്ല അത് നുക്കാന്റെ ഒക്കെ ആയിക്കില്ലേ അത് വേണ്ട അന്നഹു കാല ഏത് വക്കാതെ കബ്ദമില്ല ആര് പറയുന്നത് റഫായിക്കൽ മിന്നണി പറയുന്നുണ്ട് ലാമ മുമ്പ് പറഞ്ഞിട്ട് അന്നു അബൂജീദിനത്തൊക്കെ മൂപ്പർ മക്കളത് എന്താണെന്ന് വെച്ചാൽ അന്നു കാല അവർ പറഞ്ഞു ജനിയുമാകല്ല അവരിയാക്കൾ കിട്ടിയ മുഴുവനും നീ മാകല്ല അമ്പിയാൾ അമ്പിയാക്കളെ പിടിച്ചതിൽ നിന്ന് ചേർത്തിട്ട് നോക്കുമ്പോൾ അതൊക്കെ മംലൂവിന്റെ അത്തലാൻ തേനാൽ നടക്കപ്പെട്ട വലിയൊരു തോൽപാത്രം പോലെയാണ് ഉമ്മ റക്കാഹത്ത് മീന് റക്കാഹത്തിന് അതിൽ നിന്ന് എന്താക്കി ചെറിയ തുള്ളികൾ തെറിച്ചുപോയി തെറിച്ചിട്ടോ അയ്യോ തുടച്ചു തേരുന്ന കുപ്പിക്കുന്നു തെറിക്കുന്നെ അത് പറയാന്നോ പമാബി ബാത്തിന് നമ്പിയ അപ്പൊ കൊപ്പിന്റെ അകത്ത് ബാക്കിയുള്ളത് ഏതാ അത് അമ്പയാക്കൾക്കുള്ളത് തിരിച്ചുള്ള വലിയ അവരെയാക്കൾക്കില്ല പുറത്തു വെച്ചിട്ട് തുടച്ചാക്കിയില്ലേ അതാ എന്നാല് പറഞ്ഞിട്ടുണ്ട് അബുയതിൽ ഇസ്ലാമി മുമ്പ് പറഞ്ഞതായി പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് അമ്പയക്കാവാത്തത് കിട്ടിയ അനന്തരമായി കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വിരാറ്റ് ആ അവലിയാക്കൾക്ക് നോക്കാൻ വന്നല്ലേ പറയുന്നു അപ്പോൾ അമ്പിയാക്കളെ വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ് അബുയസീദ് എന്ന് വന്നു അപ്പോൾ നേരത്തെ കലാമിനെ എന്ത് വെക്കാൻ പറ്റൂല അമ്പിയാക്കൾക്ക് ഇതിന് അടവുകളുടെ കലാമാണ് ഈ പറഞ്ഞത് വെക്കാൻ പറ്റൂല എന്നാണ് അത്തം തിഞ്ഞിനെന്നാണ് അബൂ നിന്ന് പ്രസിദ്ധമായിട്ടുള്ള ഹുവത്താലീം മുകളിഞ്ഞ ആളുകളൊക്കെ താലീമാക്കൽ ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ബഹുമാനിക്കുകയും കമാലല്ലതബി പൂർവികന്മാരോട് അതവോടുകൂടി കമാലൻ നിൽക്കലുമാണ് ആരുടെ പരിപാടി അബൂ യസീദിന്റെ പരിപാടി അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ മൂപ്പറ മക്കാമ യോജിക്കുന്നത് ഹുമനാമ്പറ വസഫത്തിലും വിചാരിച്ചാലിഹീൻ എന്താക്കാൻ പറ്റില്ല അടവ് നഷ്ടാർത്ഥം ആക്കി കൊണ്ടുപോകാൻ പറ്റൂല മൂപ്പറ മക്കാമെ അനുയോജ്യം മാറ്റി തീർക്കണം വമ്മ കൗരമം കാല ഇനി മറ്റൊരു മറുപടിയാണ് ഒരു കാര്യമുണ്ട് അല്ല ദായിരത്തൽ വലിയ ഔസോമിൻ ദായിരത്തിൻ നബിയെ എന്നൊരു കലാമുണ്ടല്ലോ വലിയന്റെ ദാഹിറ ഔസ ആണ് ആരേക്കാൾ നബിയുടെ ദാഹിറയേക്കാൾ എന്ന് പറഞ്ഞ് അങ്ങനെ വരുമ്പോൾ അരവിദ്യളയും വാക്ക് കേട്ടാ തോന്നല് വലിയ വലുതെന്നല്ലേ അപ്പൊ മുറാദ് ഹോബി ധാരിക്ക അതിന്റെ മുറാദ് എന്താണെന്നറിഞ്ഞോ ഇങ്ങനെ പുറത്തേക്കൂടി വരുന്നു കുസൂസിയത്ത് ഇങ്ങനെ പുറത്തേക്കൂടി വന്നുകൊണ്ട് പുറത്ത് നിൽക്കുന്നതാണ് ദാരിദ്ര വലുതായിരിക്കും അല്ലല്ലംബിയ അലിയും സലാത്ത് വസ്സലാം തീർച്ചയായും അമ്പ്യാ മുസ്ലിങ്ങൾ നിഷിദ്ധത്തിൽ കോപിഹിമിയൽ ഹദറ അള്ളാഹുവിന്റെ ഹദറത്തിനോട് കൂടുതൽ അടുത്ത കാരണത്തിന് വേണ്ടി മുഷദ്ദദുൻ അലൈഹിം ബിൽ അദബി വൽ ഹുദൂരി വൽ ഹൈബത്തി അദബ് വാദിക്കുന്ന വിഷയത്തിൽ ഹുദൂറ് ഹൈബത്ത് താമീമ് ഇതിലാൽ മുതലായ കാര്യങ്ങൾ എന്താക്കും ഓർക്ക് വളരോട് കടുപ്പം കൂടിയിട്ടുണ്ട് ഓർക്ക് നീങ്ങാൻ നിറങ്ങാനും കഴിയില്ല പൊതുജനത്തിന് വളരെ സ്വാദം സ്വാതന്ത്ര്യ മറ്റവർക്ക് കുടിച്ചു അപ്പം കുടിക്കുമല്ല കിട്ടാബായിട്ട് മറ്റു കുടിച്ചോണ്ടില്ലേ ആ നിരക്കാവാറുണ്ട് ഇസ്രവുമെന്നും അവരുടെ വക്കൽ നിസ്സാരമായ കാര്യം ഉണ്ടാകുമ്പോഴേക്കുണ്ടാവും വ്യാത്ത പോലായി കിതാബിന് അതാണല്ലോ അസീമത്തിന്റെ ഹരികാർക്ക് മുക്തന്റെ ഹരികാർ തമ്മിലെ വ്യത്യാസം പറഞ്ഞത് അസീമത്ത് മുക്തി മറ്റേ അതീതത്തിന്റെ കാണാല അന്നാല് നമ്മളൊക്കെ പറയുന്നതെന്ന് ചോദിച്ചില്ലേപ്പാ എനിക്ക് പുറത്തുനിന്ന് ദൂരത്തിന് വരണം ചടിയുള്ള ചലാനും കണ്ടത്തിന്റെ വെറുതി വീണ് പോകും ഒറ്റടി പാതയാനും പാമ്പും തോറും ഉണ്ടാകും കൈപിടിക്കാനും ആളില്ല വന്ന് ചടിയു ചടിയുവാണ് ഇത്രയും മുതിർ പറഞ്ഞപ്പോ എന്ന് പറഞ്ഞു വന്ന ഭക്ഷണ കിറ്റും ഭക്ഷണ കിറ്റും ഉടനടിയായി പറയുന്നത് ബാങ്ക് വെക്കുവോ ആ ഇവിടെ വന്നോളും എന്താ ഇത് വൈരുദ്ധ്യം വൈരുദ്ധിയില്ല അറാബുല്ലാത്തിനെ കൊണ്ട് ചേർത്ത് ഈ കാര്യങ്ങളെല്ലാം പള്ളി പോകാതെ പുറത്തേക്ക് ഇരിക്കാനുള്ള വിതറുകളാകുന്നു ആ പിക്കാൻ പഠിപ്പിച്ചാണ് ആദ്യം പക്ഷേ അതുള്ള മൊത്തം അഭിയൊന്നും ഹസീമത്തിന്റെ ആളാണ് അവർക്ക് കണ്ണുകാണാത്തവർ മറ്റുള്ള രംഗങ്ങളിൽ പോലും പ്രവചിക്കുന്നെങ്കിലില്ല അവർക്ക് വിഭാഗത്തിന്റെ ഇത്തരം രംഗങ്ങളിൽ എന്താക്കണം കൂടുതൽ കൊണ്ടുപിടിക്കണം ഇവിടെ അജീമത്തിന്റെ ആളായപ്പോ എന്താക്കി എങ്ങനെ മരണങ്ങൾ പള്ളിയിലേക്ക് വന്നോളം എന്താക്കി അതാ ഗുഫിയൊക്കെ കൊടുക്കാതെത്തിയില്ലേ അപ്പൊ തിരിച്ചു വന്നത് അജീമത്താണ് ആദ്യം വന്നത് ഒക്രിയ അങ്ങനെ വരുത്തിയില്ല അത് മുനാഫികളെ പറ്റിയാണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ വരാത്താകത്ത് ഈ കുറുക്കാൻ കർപ്പന ഇതല്ല ജോലിയും മുനാഫിര്യങ്ങളുണ്ട് എന്ന് മാത്രമല്ല തങ്ങൾക്ക് തന്നെ കടുത്ത ശിക്ഷ കൊടുക്കണം എന്ന് തോന്നൽ മാത്രമാണ് നടപ്പാക്കണമെന്നല്ല പറഞ്ഞത് അങ്ങനെയൊന്നും ശിക്ഷക്കാരൻ നടപ്പാക്കിയിട്ടില്ല അതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി എന്താക്കി അത്രത്തോളം അങ്ങോട്ട് പറഞ്ഞാൽ സൂക്ഷി ഇഷ്ടപ്പെട്ട ആളാണെന്നത് ബാക്കി പറയുന്നത് അത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിൽ ചെയ്യില്ലെന്ന് പറഞ്ഞു നന്ദിനി പറഞ്ഞു തെറ്റിട്ടില്ല എടുക്കത്തില്ല എടുത്തേക്ക് എന്ത് കുടിക്കുന്നു അതിന്റെ മറ്റേക്ക് എന്ത് കുടിക്കുന്നു എന്നെ കൊണ്ടാവൂല എന്ന് പറഞ്ഞു അവൻ നിന്നും ആളുണ്ടാന്നും പറഞ്ഞു ആ നോക്കിയാലോ അതില്ല ഇത് ഇതുക്കൂടെ പറയുന്നൊന്നും ചില തടിയാക്കലും പരിഹസിക്കുന്ന ഭക്തമരെയൊക്കെ ചില ഗുരുമാരാണ് നമ്മുടെ റബീർ റബിയുള്ള പറഞ്ഞു കിട്ടാ കൊടുത്തിട്ട് പോകുന്നു പോകുന്നവരും അതീ തൊല്ലാൻ മതി കറിയിട്ട് ഒരു ഒരേ പോകുന്നു കിട്ടാ പോകുന്നു ഓ ഇതാ മഴക്കള ചെറുപ്പം ചൂട്ടി കുട്ടിച്ചൊക്കെ അല്ലേ എന്ന് പറഞ്ഞത് ആ ഹരീതെ ഇങ്ങോട്ടാക്കി ഇത് പഠിക്കാൻ പോകുന്ന ആളെ മലായിക്കിട്ട് ചെറുത് കാത്തി കൊടുക്കുന്നു ഞാൻ ഹരീതിന് ഇല്ലാതാക്കിയിട്ട് പറയണ്ട നമുക്കൊന്നും പറഞ്ഞില്ല നമുക്കൊരു കരഞ്ഞു ഒറ്റക്ക് കൊണ്ടുപോലും വിളിക്കുന്ന അട്ടാസിക്കുന്ന ഇയാള് എന്റെ പുതിയ ലോകം അയാള് ഭൂമിയിലെ ഞാൻ ഇതിനെ പരിഹരിച്ചു വകയില്ല അതോടെ കൂടെ മുപ്പുറം മനസ്സിലാക്കാത്ത ആളും തന്നെ കണ്ടുപോയി ആ ആര് കുറിച്ചൊക്കെ കഴിഞ്ഞില്ലെന്ന് അറിയാതെ എന്തോ ചെയ്യണ്ട ചെയ്യണ്ട അവരുടെ ഔഷധവും കുറച്ചുകൂടി ഔഷറും കുറച്ചും കൂടി വിശാലതയുണ്ട് ജിഹാത്തി തറബിൽ അദബി അറബിനെ തേടപ്പെടൽ ഹറൂറിനെ തേടപ്പെടൽ എന്നുള്ള നിലക്ക് ഔത്തായി അലയും മീൻ ജിഹത്തില്ലാതെ അറബിന്റെ ഭാഗത്തിൽ കൂടി കുറച്ച് വിശാല വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇനി വക്കതാലിക്ക ഇതുവരെ ദായിറത്തിൽ സുഹദാ സുഹദാക്കന്മാരുടെ ദായിറയും മുഹമ്മൽ മുജാഹിദൂൻ ഏത് ഇവിടെ സുഹദ ഉദ്ദേശിക്കുന്നത് പതികളല്ല വൽ മുജാഹിദൂന നുക്കൂത്തവും ഈ തലതിൽ ഹക്കി ഹക്കിനെ തുടർന്ന വിഷയത്തിൽ നുക്കൂത്തുകളോട് ജിഹാദ് നടത്തുന്ന ആരാണോ ആ ആ സുഹദാണ് ഉദ്ദേശിക്കുന്നു ദായിരത്തും മാറുക്കാരും അവർക്ക് ദായിര കുറച്ചുകൂടി വിശാലാണ് വായതവും അതിനപ്പുറമുണ്ട് ദായിരത്ത് സാലിഹ്യങ്ങളുടെ ദായിരമുണ്ട് ദായിരത്ത് തന്നെ വബാദഹുമുൽ അവാം അതിനുശേഷമാണ് അവാമുന്നാസ് അപ്പൊ നമുക്ക് ആദ്യം അമ്പിയാക്കളെണ്ണി അതിനപ്പുറം അവരിയാക്കളെണ്ണി അതിനപ്പുറം സുഹാതാക്കളെണ്ണി സാഹിലേകളെണ്ണി അവാമുന്നാസിലെണ്ണി അപ്പൊ എന്താക്കണം അഞ്ച് കായിതവം അപ്പൊ നടുക്കിങ്ങനെ പുള്ളി എന്താ ആ അതുണ്ടല്ലേ നടുക്ക് ഇത് ഹലവത്ത് ഇതേതാ നിബുബത്തിന്റെ അതിനപ്പം അവധിയാക്കണം അതിനപ്പുറം ലിസ്റ്റിനോട് ജിഹാദ് നടത്തുന്നവര് അതിനപ്പുറം ആഗ്രഹികള് അതിനപ്പുറം അവാമുന്നാസിന്റെ അപ്പൊ നാളെ ബന്ധോ ഓടിങ്ങനെ വിശാദം ഡിസംബറിൽ മേലല്ല അല്ല അപ്പന്നൊക്കത്തോല മഹാബിനി സൂറത്തും ദബാരി നായന സൂറത്തിന്റെ കാണിച്ച് ഇരുപത്തി ജീവിക്കില്ല അഞ്ചിന് അത് കിടക്കണം ഇല്ല എന്തിനാളും അഞ്ചിനും നടക്കണ്ടേ ആദ്യം ഹന്ദ്രത്ത് വെക്കുക അപ്പൊ അപ്പൻ നുക്കത്ത് റിയൽ ഹലറത്തു ആ നുക്കത്തെ ഹലറത്താണ് മത്തലൻ ഉദാഹരണത്തിന് പറയുന്നത് എന്നാൽ ഈ നുക്കത്ത് ആ ഹലറത്ത് ഉപയോഗിച്ചിട്ട് ഇസ്കാരാക്കണ്ട അത് നിസാരാണ് ആദ്യം മഹദായകൾ അമ്പിയാക്കളിൽ അപ്പൊ ഒന്ന് വസ്താനിയത്തിന് സിദ്ദീഖീൻ നാലി ഒന്നിൻ മറായി ഒന്നും നിന്നില്ല അപ്പൊ അഞ്ചു താഴ്ന്ന കുറെ നോക്കി പറഞ്ഞു തന്നെ പറഞ്ഞല്ലോ മക്കുല്ലമ കത്തുകൾ കുറുമ്പോ ഈ ഹന്ത്രത്തുമായി എത്രത്തോളം കുറുമ്പ് വർദ്ധിക്കുന്നതോ മനസ്സിലാക്കാത്ത അതിലേക്ക് കിട്ടലൊക്കെ അല്ലെ ആൾ കണ്ടില്ലേ കുടുങ്ങി കുടുങ്ങി കുടുങ്ങി വന്നിട്ട് അവർ അത്രത്തോളം ഓർക്കുന്നില്ല അവർ ജീവിതത്തിൽ കൊടുത്തു വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്തിൽ കൊണ്ട് നിന്നോണം എന്ന തടവിന്റെ വിഷയത്തിൽ നീക്കുവരും എത്ര കണ്ട് അടവിൽ നിൽക്കാൻ വേണ്ടി സമീപിക്കുമെന്നോ അത്ര കണ്ട് ഇന്ന് വിശാദയുണ്ടോ ഇരുവിന്റെ വിശേഷം വിശാദയുമെന്നോ അച്ഛനിൽ അറാമുല്ലാസിന്റെ അച്ഛനല്ല അമ്പിയാക്കർക്കുള്ളത് ഇതുകൊണ്ട് ലിയാനൽ മതദാന അതിൽ കുറവ് മതത് കിട്ടുന്നത് കുറവിന്റെ കഥ അനുസരിച്ചാണ് കുറവിന്റെ കഥ അനുസരിച്ച് സമീപിക്കുമ്പോഴും واعلم أن ترك الأنبياء معجوب عن الأولياء അമ്പിയാക്കളെ അത് ഔലിയാക്കളെ മാജൂബാണ് ഓറമ്പുഴ വരെ കയറിയിട്ടുണ്ടെന്ന് ഔലിയാക്കളെ തന്നെ ബുദ്ധിമുട്ടില്ലെന്നാണ് അവരുടെ കിട്ടുന്നതാ അവനവൻ അനുഭവിച്ച മക്കൾ എന്താണോ അതിനെപ്പറ്റി നോക്കുണ്ടാകാം മറ്റത് ഇങ്ങനെ നിന്ദത ഏക്കാതല്ലാണ്ട് അമ്പിയാക്കളെ പോയ വ്യക്തി ഇങ്ങനെ ഇന്നലെ ലക്ഷ്യത്തേക്ക് എത്തി എന്നിട്ട് പറയാൻ സാധിക്കില്ലെന്നാണ് മജൂബാണ് അതുപോലെ കമാൽ അന്ന തറത്തിൽ ഔലിയായി മഹജൂബൻ അനിൽ അവാമി ഔലിയാക്കൾ തറക്കി അവാമില്ലാത്ത മഹജൂബാണല്ലോ അതേ തൂക്കത്തിൽ മറ്റേതുണ്ടാവും قال الغزالي رضي الله عنه ാലിക്കെടുക്കാം അവരാണ് اعلم ان منازل السلوك لا എന്റെ ഉറക്കം സുലൂക്ക് തുടങ്ങുന്നു സാലിക്ക് അറിയൂല ഈ മനാതിരിൽ നിന്ന് എല്ലാമാറക്കാണ്ടോ ഇവൻ എന്തിനെ തൊട്ടാണോ കയറിപ്പോയത് ആ കഴിഞ്ഞു പോയതുണ്ടല്ലോ അതല്ലാതെ അപ്പൊ അതിന്റെ മുക്തത എന്താ ഇപ്പൊ മുമ്പിലുണ്ടെന്ന് അറിയില്ലല്ലോ നാം കയറിപ്പോയത് അറിയുള്ളൂ മാമല വലായായിരിക്കും ആ ബൈനയതീനി മുമ്പിൽ വരാനുള്ള പോലെ അറിയുന്ന ഇല്ലാതെ ശരീരത്തിൽ ഈമാനം ബിൽവായി ഈമാനം ബിൽ ശരീരത്തിൽ കൂടെ ഇനി അപ്പുറം മക്കാം ഉണ്ട് എന്ന് അറിയാനല്ലാണ്ട് എന്താ നോക്കിയിട്ട് അറിയില്ല നാം കമാ അമറല്ലാഹു ബിഹി അള്ളാഹു സുബാനഹു വത്താല ഈമാനം ബിൽ വൈബ് കൊണ്ട് അറിയിച്ചിട്ടില്ലല്ല യുമിയുടെ ബിൽ വൈബിന്നല്ലേ പറഞ്ഞത് അയ്മാനം ബിൽ വൈബ് അവർക്കുണ്ടാകും ഏതുവരൊക്കെ പക്കമാ അല്ലല്ല അജിന്നത്ത വാറ്റിൽ കിടക്കുന്ന ബഹുണ ചിറ്റുവാറ്റി ചെറിയ കുട്ടിയുണ്ടല്ലോ ആ കുട്ടി ലാ താരിഫ് അഹവാദത്ത് കോടിയെത്തി പുറത്തു വന്ന് ജീവിക്കുന്ന തെക്കിലിന്റെ കാര്യം ആ മറ്റു കുഞ്ഞിക്ക് അറിയില്ല എന്ന് പറയാത്തതുപോലെ പുറത്തുപോറിയത് ലാ താരിഫ് അഹവാദം ലൊക്കലായ ചെറിയ പിഞ്ചാമന കുഞ്ഞുങ്ങള് ലൊക്കലായിന്റെ അഹവാദം അറിയില്ല വൻ ലൊക്കലാവും ലായാരിഫിന് അഹവാദം കലായ റബ്ബാനിയ ലൊക്കലാകുമോ റബ്ബാനിയായ കലായന്റെ വിധിയിലും മറ്റും കേരളത്തിലുള്ള അഹവാദുകളും ഓർത്തറിയൂല അങ്ങനെ പോകുന്നത് മായ അതുപോലല്ലേ മറ്റേ മുസ്ലിം റബിള്ളാഹ് പറയുന്നത് ആകാശത്തിലുള്ള ചന്ദ്രനെ ദൂരത്ത് കാണും പോലെ അല്ലെങ്കിൽ സൂര്യൻ ചന്ദ്രനെ കാണും പോലെ നബീസെന്നോ അലിയത്തെന്ന മറ്റു നമ്പിയാകളെ കാണുന്നതെന്നൊന്നും പറഞ്ഞില്ല ആ വലിയ സ്ഥാനം അറിയാമെന്നല്ലാണെങ്കിൽ അതും അതിന് മാഹിത്ത് അറിയുന്നില്ലല്ലോ മായത്തഹില്ലാതെ ثم كمل الكلام على عقل التخطيط ഇനി അക്കൽ തഫീത്തിനെ സംബന്ധിച്ചുള്ള കലാമാണ് ഇപ്പോൾ പറയുന്നത് മൂന്നാമത്തെ അക്കരി അല്ലത് അതുകൊണ്ടാണ് പ്രത്യേക അമ്രാഹത്താലം സമ്മാനമായി നൽകിയ അക്കൽ തഫീത്തിന് പറ്റിയാണ് പറയുന്നത് കാല وفيه تجلى جمل المعاني ومن رآها قيل له عارف ഈ ഭാവുണ്ടായി മനബിത്ത് കിട്ടുന്നു فمن رآها قيل له عارف മാരിഫത്തുകളുടെ കൂട്ടം അങ്ങനെ തന്നെ വന്നത് അള്ളാഹുവിന്റെ നാട്ടിൽ സമയത്ത് മാരിഫത്തിന്റെ ജുമല സമ്മണിക്കവരുടെ അത്ര തഫ്സീസിലായിരിക്കുന്നത് ആ ജുമറുൽ മഹാരിഫിനെ തകല്ലിയായി ഇതിനകത്ത് ബോധ്യപ്പെട്ടാൽ ഈ ലഹു ആരിഫ് ആ വ്യക്തിക്ക് ആരി എന്ന് പേര് അപ്പൊ വെറുതെ നോട്ടിച്ച് കൊടുക്കുന്ന എല്ലാമത്തിൽ അല്ലാമത്തിൽ കല്യാണമാണ് പേര് കൊടുക്കുന്നത് എല്ലാം മറ്റുള്ളവർക്ക് പണം കിട്ടാനുള്ള പരിപാടിയാണ് തങ്ങളുടെ പണം കിട്ടാനുള്ള പരിപാടിയില്ല കൊടുത്തു അന്നമീറു ഈ ഹീന നമീറുണ്ടല്ലോ അതോടൊപ്പം കാലി അക്കറി തഫീദിലേക്കാണ് പറഞ്ഞത് أيوة فيها كل التصريف تظهر وجلي جميع المعارف اللي تظهر وتجلى എന്ന് പറയുമ്പോൾ എന്താ വിഭാർത്തിൽ നിന്നുമില്ല തലഹറു എന്ന് പറയുമ്പോൾ വത്തജല്ല വായിക്കില്ല അപ്പൊ തത്തജല്ല എന്നായി തലഹറു വത്തജല്ല അപ്പൊ ഒരു കാലം കളയാം തലഹറു വത്തജല്ല ജുമുൽ മഹാരിക്കുറബായി തുലരമില്ലതുന്നിയാണ് അല്ലെങ്കിൽ തലഹറു തജല്ലി ജമീൽ മഹാരിക് അങ്ങനെ വായിക്കാം ബഹുമാനി റബ്ബാനിയായ റബ്ബാനിത റബ്ബിനെ കൊള്ള ചേർക്കപ്പെട്ട റബ്ബാനിയായ മാരിഫത്തുകളുടെയും ഉലൂമല്ലതുന്റെയും ജുംലകൾ തജില്ലിയാവിലൂടെയാണ് അക്ര തഫീസിലാകുന്നു അന്നവും മാസം അക്ര തഫീസ് അക്ര തഫീസ് എന്ന പേര് വരാനുള്ളതാണെന്താ ഹത്ത തസുഹുറ മിനൽ നഖിയാർ എല്ലാ വൈദകളത്വത്തും തഫീറാജ് കൊണ്ടാണെന്ന പേരുള്ളത് എല്ലാ വൈദകളത്വത്തും തബീറായി കഴിഞ്ഞാൽ അവളെന്ത് വേണം ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേത് വേണം തഹലിയത്ത് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് തഹലിയത്ത് വന്നോളുമല്ലോ എല്ലാ കഥകളെപ്പെട്ടും എല്ലാ വരണ്ടാത്തരങ്ങളെപ്പെട്ടും തഹദീബാക്കപ്പെട്ടപ്പോഴാണ് അഖിൽ തഫ്സീസിന് പേര് വന്നത് ഇമ്മാബിന്റെ കാലത്ത് ഒന്നെങ്കിൽ അഖിൽ കരുതിന് അമ്പിയാ മുർസലികളെ പോലത്തെ ആളുകൾക്ക് അക്കാലത്തിൽ തന്നെ ഉണ്ടാവും ഒരു ജിഹാദോ അല്ലെങ്കിൽ ചെയ്യപ്പോ ഒന്നും വേണ്ട ആ മുജാഹദ എന്റെ മുജാഹദ കൊണ്ടുണ്ടായിത്തീരുന്നു വരാം അകയാമത്തോട് തഹീറാക്കപ്പെട്ടാൽ മുനി അബിൽ മഹാരതി മല്ലസിറാർ അജിക്കിൽ പറഞ്ഞല്ലോ പറഞ്ഞില്ല മാരിഫ് അസ്റാറും ഉണ്ട് അപ്പം മാരിഫും അസ്റാറും തമ്മിൽ വ്യത്യാസം എന്തോ ചോദ്യം ആ മാരിഫത്തെ അസ്രാറുകൾ കണ്ടു പറഞ്ഞാൽ അതിനൊക്കെന്താ അതിന്റെ നോക്കാം هذا ما لنا باقى لا تستطيع مريض يقال له عارف അവർ കാണ് ആരിഫിന്റെ പേര് പറയുക അപ്പൊ ഡോക്ടർ കിട്ടാൻ ആരിഫെന്ന് പറയാൻ പറ്റില്ല മക്കാമി ഈ മക്കാമിലേക്ക് ഒരാൾ ചേർന്നിട്ടില്ല ഓൻ ദലീലിന്റെ അഹലായിട്ടുമുണ്ട് എന്നാൽ യുക്കാലോ ആരിന്റെ പറയും പറഞ്ഞോ ആരിന്റെ പറയണേ നമുക്ക് വേണം ദലീലിന്റെ അഹലായാലോ ആരിമിനെ പറയാൻ പറ്റൂ അപ്പൊ ആരും ആരിഫും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അവർ ആര്യവും ആരിഫും തമ്മിലുള്ള വ്യത്യാസം അതാകുന്നു അല്ലൽ ആരിമ ദൂരമായ പോലോ അൽ ആരിഫ് പോലോ ഒരു വ്യത്യാസം എനിക്കുണ്ടോ ആരിമ് അവൻ പറയുന്നതിനേക്കാൾ താഴെ പറയുക നടക്കുന്നത് അവർക്ക് പറയാൻ ഇഷ്ടം പോലെ വീമ്പെടുക്കാൻ കഴിയും പക്ഷെ അതിന്റെ താഴെ അവന് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടാവും നോക്കില്ലാത്തെയും പറയാല്ല അതേ അവസരത്തിൽ ആരിഫോ ആരിഫ് ഓൻ ആസ്വദിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞതിനേക്കാൾ അപ്പുറം അവൻ നോക്കിയിട്ടുണ്ടാവും നോക്കിയത് വെക്കും പറഞ്ഞില്ല ഒന്ന് വ്യത്യാസം ആരിമുണ്ടാക്കും അമ്മാവിലേക്ക് ഇതേതാറുള്ള തരീക്കിനെ നേറ്റ് മുഖേന പറഞ്ഞുതരും അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞുതരാം വല്ലാരിപ്പോ ആരിക്കും അത് കണ്ണാൽ കണ്ടുകൊണ്ട് ചിലപ്പോ എന്തൊക്കെ വരാൻ ഞാൻ കാണിച്ചു തരാന്ന് പറയും എന്തൊക്കെ പോയി ഞാൻ കാണിച്ചു തരാം മറ്റേ ഞാൻ പറഞ്ഞു തരാന്ന് പറയില്ല വ്യത്യാസം ഇവിടെ ലന്നവും സാറമാറ വാറപ്പ ആരിഫായ മനുഷ്യന്മാരുടെ ശരീരത്തിന്റെ ഒക്കെ നടന്നിട്ടും അതെല്ലാം പ്രതീക്ഷണം രണ്ട് വല്ലാലിമോ ആലിമായ ആൾ ഇന്നമാൻ മൈത്തത്തിലോ ശരീരം അദ്ദേഹത്തിന് വിശദീകരിക്കപ്പെട്ടിട്ടേ ഉള്ളൂ പക്കത്ത് അൽ ആലിമു മഹജൂബുൻ അതത് അൽ ആലിമ മഹജൂബുൻ ആലിമ മഹജൂബാണ് വൽ മഹബൂബുമാണ് അൽ ആലിമ മിൻ അഹിരൽ യമീനാണ് വൽ ആലിഫ് മിനൽ മുഖറബീകളുമാണ് അതാപന്മാരിനകത്തും കറവീകളുണ്ടല്ലോ അൽ ആലിമമ്മിൻ അഹൽ ബുർഹാനാണ് വൽ ആലിമമ്മിൻ അഹൽ ഇയാനാണ് ഇതെന്തിക്കോ ഇത് ആലിമെല്ലാം ആരിഫാകാൻ കഴിയില്ല പക്ഷെ ആലിമെല്ലാം ആരിഫായിക്കൊള്ളുന്നുണ്ടാ വിക്രിക്കാരാണ് ജാഹിരി ജാഹിറുത്ത ആലിമു ആലിമുക്കാണ് കാര്യമുണ്ടല്ലോ അത്ര എടുത്താലുണ്ട് അതെല്ലാം ഉണ്ടല്ലോ അത്ര ഉണ്ട് ആരിഫേക്ക് ചേർത്തിട്ടില്ല അറിയുന്നില്ല അല്ല അടുക്കിയിൽ പറഞ്ഞെന്താണ് വൽ ആരിഫൂന ബിറബ്ബിഹിം അഫ്ളലു من أهل فرع والنصور تكملا قال ركعة من عارف هي أفضل من ألفها من عالم فتقبلا ആയം മറന്നാ ഉപരോധി ആരിഫിന്റെ വക്കൽ നിന്ന് ഒരു റക്കാത്ത് ആരിഫിന്റെ വക്കൽ നിന്നുള്ള ആയിരം റക്കാത്തിനേക്കാളും ശ്രേഷ്ഠമാണ് ബവാബുല്ലാത്തിന്റെ ബുദ്ധി പറയുന്നതിനേക്കാളും അതിന് ശ്രേഷ്ഠമാണെന്ന് പറയേണ്ടതില്ല മറ്റൊരു ഇങ്ങനെയാണ് രണ്ടൊക്കെ മൂന്നൊക്കെ നാലൊക്കെ ശരി ആരിഫീങ്ങളായവരുടെ മാത്തന്മാരാകുന്നു പണ്ടേ തസ്തി കഴിഞ്ഞു പോയി ഉറുമുലർക്കാണെന്ന അർത്ഥം അൽ ആരിഫീനബി റബ്ബിഹിന്ന് പണ്ടേ തസ്തിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അൽ രമ എന്ന് പറഞ്ഞാൽ ആരിഫീങ്ങളായവരെ മാത്രമേ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മന്ദിക്കും ആരെയും വൈവതിയിൽ ഓതിയിട്ട് ചറമേനിൽ ഓതിയിട്ട് മുലർത്തിയായിട്ട് എന്നാലും പൊടിക്കുന്നത് എന്നാലും പൊടി കാണുന്നില്ല കട്ടൂരിന്റെ നടത്തൊന്നും കാണുന്നില്ല العالم من غير الفرق والعارف من غير الجمع لا العالم من أهل قوله إياك نعبد فقد طرده والعارف من أهل قوله وإياك نستعين أعلم إذا اهدنا الصراط المستقيم الكون العالم يدلك على العمل عالم باطن يتعمل به ضمير والعارف يخرجك عن شهود العمل عمل يسهود بعض الله على غيره ആര് പറഞ്ഞു മാബൂദിനെ കാണണം അത് മാബൂദിനെ കാണണമെന്നാണ് ആര് നോക്കുന്നത് ആര് പറഞ്ഞു ആര് പറഞ്ഞു ആലിന് എന്താക്കും തക്രീഫിന്റെ ഹംലാണ് നിന്റെ ചുമതി തരിക മരം എന്തി എന്തി മരം എന്നാൽ വലാരിഫ് യുറബിനെ ചോദിച്ചായി ആരിഫ് എന്താക്കുന്നറിയോ കാര്യം അള്ളാഹുവിന്റെ താരീഫിന്റെ സുഹൂര് കാണിച്ചവരെ എനിക്ക് നല്ല മനസ്സിലെന്ന വാക്കുണ്ട് അന്നാലും കാണുമ്പോൾ ഇങ്ങനെ കാണിച്ചിരുന്ന ഉണ്ടായിരുന്നു മറ്റൊരു ഇന്നെ മാറി കണ്ടെന്ന് പറഞ്ഞില്ല എങ്ങനെയെല്ലാം അറിയിച്ചത് ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നഹനാത്തിനും അന്നാവിനെ വിക്കിൽ വിടാൻ പാടില്ലാതായിരുന്നു ആരും അറിയിച്ചില്ല മറ്റവർക്ക് അല്ലേറെ കൃത്യമായി തീരുമാനം അവർക്ക് പറയാനുണ്ടോ മാറ്റി തന്നെ നീ ഗോളടിക്കുക ഉള്ളിലേക്ക് ആദ്യം എന്തെങ്കിലും തോന്നും അങ്ങനെ ബാക്കി ഉള്ളിൽ പോകും ഇവർക്ക് പറയാൻ ഒരൊറ്റ ലക്ഷം ഇടാൻ പറഞ്ഞാൽ അല്ലാലിന് എതിർക്കാരൻ ആലിം അസ്മാബിന്റെ മേൽ അറിയിച്ചിരുന്നു അല്ലാലിന് എതിർന്നു അല്ല മുത്തമ്പിന്റെ അസ്മാബിന്റെ മേൽ ആയി പറയിച്ചിരിക്കുക യോഗത്തിലെ വ്യത്യാസങ്ങൾ പോട്ടെ പത്തൊമ്പത് കണ്ടിട്ടില്ല അതെന്നൊക്കെ അല ജോതിൽ മൊത്തായിട്ട് ആലിമറിക്കുന്നു ബാധികളൊക്കെ കാണണം എന്നാണ് മഹാദ്യത്തിൽ വസായിട്ട് ആരിഫ് അറിയിക്കുന്നത് ഈ വസായിട്ടിനെല്ലാം ജനിപ്പിക്കുന്ന കേന്ദ്രബിന്ദു ഏതാണോ അവിടെ കുറിച്ചുള്ള മണിക്കൂർ വരും നമുക്ക് ഒമ്പത് കൊല്ലം വരുമ്പോൾ മണിക്കൂർ വരുമ്പോൾ മലത്ത് കൊല്ലം ലഭിക്കുന്ന ആയിരിക്കും വരും ഒമ്പതെല്ലാം വെള്ളം നിനക്കുക എന്താണ് നിനക്കതിയിൽ മറ്റൊരു നിരത്തി കിട്ടിയാൽ മതി അന്ന് ഭയങ്കര ഭാര്യ എന്റെ ദേവസ്വം ചെറുതില്ലേ العالم يحذرك من الوقوف مع الأغيار അകയാറിനോടൊപ്പം നിൽക്കാൻ പാടില്ല എന്ന് അത് പറയുന്നു ആരും പറയും വല്ലാരിഫ് യഹദ്ദിറുക മിനൽ വഖൂഫി മഅൽ അൻവാർ അന്നാ അൻവാറിനോടൊപ്പം നിന്നൂടാൻ ആര് പറയുന്നത് ആരിപ്പോയി അറിയാറും അൻപാറിക്കത്തേല് മറ്റൊരു അൻപാറിനൊക്കെ നിൽക്കാം അയാളൊക്കെ എന്താണ് നിലകൊള്ളുന്നത് അയാളിനൊക്കെ തന്നെ അന്നാണ്ടൊക്കെ അന്നാണ്ടൊക്കെ നിൽക്കാം ആരിക്കും അന്നാണ്ടത്തിലൂടെ റാസിലേക്ക് നിൽക്കുന്നത് എന്നിട്ടുള്ള യഥിച്ചുതിക്കത്തി ഹദറത്തിൽ ജബ്ബാറിന്റെ ഹദറത്തിലേക്കാണ് കൊണ്ടുപോകുന്നില്ല അൽ ആലിമു മഹദ്ദിൽ തമ്മിലെ തിരുത്തിൽ ജലിയെ ആലിമിനെ തിരുത്തിൽ ജലിയെ ഏറ്റോട്ട് ശ്രദ്ധിക്കാൻ പറയുമ്പോ വല്ലാരിപ്പ് യുഹല്ലിത്ത് കമ്മിനെ തെരുക്കുന്ന ഹഫീയും തെരുക്കുന്ന ഹഫീയും പറ്റൂല എന്നാണ് ആരിഫ് പറയുന്നത് അല്ലാലും ആക്കാമില്ല ആരിമുണ്ടാക്കും അമ്മാന്റെ അക്കാതുകൊണ്ട് നീക്കും പറഞ്ഞെന്നാൽ വല്ലാരിപ്പ് ദാത്തില്ല അമ്മാന്റെ ദാത്ത് കൊണ്ടാണ് മറ്റൊരു പറഞ്ഞു തരിക ആരിഫ് പറഞ്ഞിട്ട് അമ്മാന്റെ ദാത്തത്തിൽ പത്തിന് തെറ്റി എനിക്ക് ഓർമ്മ അൽആലിമി യദുല്ലുക അലൽ അമലി ഇല്ലാ ആലിമി ബില്ലാഹിക്ക് വേണ്ടി അമൽ ചെയ്യാൻ പറയുമ്പോൾ വൽ ആലിമി യദുല്ലുക അലൽ അമലി ബില്ലാ ബില്ലാഹി അയക്കണം അവിടെ നാം അപ്പോൾ പറഞ്ഞത് ബില്ലാഹി ബില്ലാഹി മക്കാമാണല്ലോ അൽആലിമി യദുല്ലുക അലൽ അമലി ഫൗഖം മഖമഅൻ നരകത്തിന് പോയിരിക്കോ സ്വർഗത്തിന് ആദിച്ചിട്ടോ ഇബാദത്തെടുത്തോ ആര് പറഞ്ഞാലും അൽആലിമി പറഞ്ഞു വരുമ്പോ വല്ലാരൊക്കെ എതിർന്നു കാരണം നമ്മൾ മഹബത്തം മഹബത്താണ് അമൽ ചെയ്താൽ മതി മറ്റൊരു പറഞ്ഞു അങ്ങനെ ഒന്നും പിന്നെ തിരിയില്ല വൻ ഹാറ്റിൽ നമുക്ക് പത്ത് നിർത്താം അന്ന മന്നം മുതാഖാത്തിൽ ആയിരിക്കും ഒരാരിക്കുമായി കണ്ടുമുട്ടൽ കൊണ്ട് ഒന്നാമത്താല മുത്താദ് ഒരാൾക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പലാറ്റ സംശയിക്കേണ്ട അന്നഹോക്കി ഹവാനത്തിൽ താതി ഭൂരിഭാഗത്തിന് ചെയ്യുന്ന അന്നമന്നം മുലാഖാത്തിൽ ആരി പലാറ്റ അന്നഹോക്കി ഹവാനത്തിൽ താതി ഹാരാമത്തിനും പര്യാകാലത്തിനും അവൻ താലിപ്പായിരിക്കുന്നതും പല ഭഗവാനില്ലായിരിക്കുന്നതും വരില്ലാതെ ഗർഭോത്താറകതാണ് ആരിപ്പുമായി കണ്ടുമുട്ടലും കൊണ്ട് അള്ളാഹത്താല ഒരാൾക്ക് സാധ നൽകിയില്ല എങ്കിൽ അവന്റെ കഠിനമായി അങ്ങനെ കടന്നു നിൽക്കുന്നുണ്ടാവും ഇഷ്ടപ്പെടില്ലാന്ന് പറയും വരില്ലാതെ ഗർഭത്തായ നിരാശിത്തരോ കൃതിയല്ലാതെ പറയുന്നു ഐത്തിനെപ്പോലോ ഇന്നം തുലാത്തി ആരിഫം മുദ്ദത്തി لا تنبع في ഇന്ന സമയത്ത് നമുക്ക് പ്രവർത്തിക്കുക നിന്റെ മൊത്തത്തിൽ നീ ഒരാരിഫിനെ കണ്ടിട്ടില്ലെങ്കിൽ ആഴ്ച അമ്രായിട്ടില്ല ആഴ്ച അമ്രായിട്ട് ആയിട്ടിക്കാം هذا لغة الكلام لكم أن يطلع يرتبط نصر الليل انظر لي رتبط وحقيقة النار وجودة وإننا على عريف عريف ابن وضربني يدي عريفي يدعو للجلد هو الذي وقف صنيع عن نفسه وبقى بربه نفسه يقول تعملي كنا فنعلى غنم ربنا يقول بقى هذا أنا عارف الوصف വക്കാമുല വെങ്ങാഹുക്കി കൽവിഹി എന്നിട്ടോ കൽവിൽ വില കൊണ്ടകം നിറഞ്ഞണം ഈ ദുഞ്ഞാവിനെ കൊന്നിനെ എത്തിക്കാറില്ല മോഹമില്ല കൊണ്ടാണല്ല കഴിഞ്ഞിട്ട് ഇത്ര കാലത്ത് നീട്ടാനും കിട്ടണം ഒന്നും തീർത്ത് വിട്ടുപോകില്ല റബ്ബിനെ കൊണ്ടതില്ല അദ്ദേഹത്തിന്റെ പുറത്തിനെ തൊട്ട് ജംഹിജാബിടൂല പുറത്ത് ജംഹിനെ തൊട്ടും ഹിജാബിടൂല രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ടാവും യുവത്തിക്കുള്ള ഒന്നാവും പറഞ്ഞല്ല وهذا المقام الكريم لا يناله الا من له حظ عليم ഇത്രമാത്രം ഉന്നതമായ പദവി അള്ളാഹുവിന്റെ വക്കൽ നിന്ന് വലിയ സൗഭാഗ്യവാന്മാരായ ആളുകൾക്കെല്ലാം എത്തിക്കാൻ കഴിയില്ല സമാമാനതാരിക്കൽ അതാണ് അള്ളാഹു എന്ന് പത്രത്തിൽ പറയുന്നു ليست لكل جبار بطال ഇത് അപപ്പാനീയങ്ങളായ ധീരന്മാരുടെ മൈതാനിയാകുന്നു ലൈസത്തെ ഈ മൈതാനി പറ്റൂലാലിക്കുണ്ട് ജവാനും മപ്പാൽ മപ്പാലായിട്ട് പേടിക്കുടനായിട്ട് ഏ നിശ്ചയിനായിട്ട് ജയിച്ചു വന്നാർക്ക് ഈ മൈതാനി പറ്റൂല വളരെ പുറത്തുവയ്ക്കണം നോക്കുകയും അവസാനിക്കും എന്താ കുറിപ്പും അൽ മയാദീൻ എന്നുള്ള ചെറുപ്പം മൈദാൻ മൈദാൻ എന്നും വായിക്കാം വീരാൻ എന്നും വായിക്കാം വീരിപ്പം എന്നും തത്വം വായിക്കാം വളരെ വചാരം കുതിര ഓടുന്നവർ വിശാലമായി വിചാരിക്കുന്ന അറിയാം വീരാൻ മുസ്തഹീന ഹുന ഇവിടെ ഇഷ്ടാറത്തായിട്ട് പറഞ്ഞത് പുറകുമ്പോൾ നിന്നിട്ടുള്ള അസ്ബായി ആരംഭിച്ച അസ്ബാഹിന്റെ കുറിച്ചിൽ നിന്ന് ആരംഭിച്ച അർബാഹിന്റെ വിചാരമുണ്ടല്ലോ അവിടത്തേക്ക് പോകുന്ന ആ വിശാലമായ രംഗത്തിലേക്ക് എത്തണം അപ്പോൾ മൈതാനം പറഞ്ഞു അത് അപമാനിച്ചുകൂടാ മൊത്തത്തിൽ ഹദറത്തിൽ മരിക്കുന്ന ഹദറത്തിൽ ഇങ്ങനെ കൊത്തിയിരിക്കലാണ് പറഞ്ഞു ഈ കഷ്ടത്തിൽ ദാരിറത്തിൽ നിന്ന് വളർന്ന അവിടെ വിശാലതന്റെ അവിടെ ഉള്ളത് ഒഴുവന്നിന്റെ ദാരിറ വിശാലമാകുന്നുണ്ട് അതുപോലെ തകിരി നെത്തായിന് പൂവും പഹമുകളുടെ നെത്തായികളെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പഹമിൽ നിന്ന് എത്തിയിരിക്കും ഒരു പഹമും ഒരു എത്തിയില്ല ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഈഹി കരൂറൽ അഫ്താർ അഫ്താറുകൾ അതിൽ കൂടിയാണ് ഇങ്ങനെ കടന്നു കളിക്കുന്നത് അനമത്തിൽ സഹാറായ അമ്മാവിനെ അനമത്തിലായിക്കൊണ്ട് അതുകൊണ്ടാണ് അതിന് മൈതാൻ എന്ന വിശാലമായ സ്ഥലത്തിന് വരുന്നത് ഇനി അബ്ബാർ എന്ന് പറഞ്ഞാൽ എന്താ ജമക്ക് ബഹൽ ബഹൽ എന്ന അഭാവത്തില്ല നല്ല ധീരനായ മനുഷ്യൻ എന്നാണ് ജബ്ബാൻ എന്ന് പറഞ്ഞാൽ പേടിക്കുറലായ മനുഷ്യൻ എന്നാണ് ജബ്ബാൻ يقول رضي الله عنه പറയുന്നതാണ് هذه العلوم والمعارف التي تتجلى في قلوب العارفين ആരിഫീങ്ങളുടെ കല്ല് തല്ലിയായിക്കൊണ്ടിരിക്കുന്ന ഉലൂമുകളും ആരിഫുകളും അതിന്റെ വിശാലമായ തോപ്പുകളിലാണല്ലോ ഇങ്ങനെ ഉന്നതിച്ച് നടത്തുന്നത് ഇതാക്കുന്നത് ആ وإذ بطر روحا منزلا في رياض عزيز من علوم منها عليها دليل अच्छा يا أهل القلب منزلا دينيا تجلى فيه أنواره وليس الهلول مريد اللولو أرى روحا منزلا في دياب من علوم منها علينا دليل നമുക്ക് വലിയ മഹാബലിയുണ്ട് പിന്നെ അത് ഭാവിയിലെ أمر الله هي مجارم هي ميادين الأبطال أبطالين الغدانية ظنون هي الغدانية ومجاري أسرار الرجال رجال أسرار الغرن سرمان لا ينالها البطالون مديم مار أبي أصعان كتودا ولا يذكر في حجاتنا أن يذكر في كريان بسيرا الخواطون تولي كل ما في الأمور ഉരുൾ അഗ്നി ഉരുൾ അഗ്നികളെല്ലാം ആ ജിഹാദിൽ ഇരുന്നില്ല وفي ذلك يقول الجيل رضي الله عنه برجله وإياك جزعا لا يغولنك أمرها ومعنى لها إلا اتجاء المقارئ വൈയാക്ക നീ സൂക്ഷിക്കണം ലഗാൻ വെപ്രാളം അതായത് ചോദ്യം നമുക്ക് ചിന്തിക്കുന്ന കൊണ്ട് നോക്കുന്നല്ല കൊതിയോട് നീ സൂക്ഷിക്കണം ആ അസൈക്കത്തിൽ അല്ലെങ്കിൽ അസ്രാവ് മഹാദിന്റെ അമൃത് നിന്നെ ചോദ്യയാക്കാതെ ബെറ്ററായിക്കോട്ട അതുകൊണ്ട് സമാനാര അത് കണ്ടെത്തിക്കില്ല ഇല്ല ശുചാരവും വാലെടുത്ത് കൊത്തുന്ന ശരിയായ ശരിയായി ആരാണോ ഓടിക്കില്ലാന്ന് കിട്ടൂല അങ്ങനെ അത് കാണുമ്പോൾ എല്ലാവരും ഇപ്പോണ്ടാ അല്ല വീട് മാറും മാറും എന്തെങ്കിലും ആൾക്കാർ കടലിൽ നിന്നു ഇല്ല അല്ല അസതല്ല അസതല്ല മുഹമ്മദ് അതല്ലാത്ത വേറെ ഒരു ഇസ്ലാമിയിൽ ആ ആദം നബി മുതൽ ദേവി നടക്കും അതിനെ എല്ലാം കിട്ടുമല്ലേ തോന്നി കാത്തുകൊണ്ടുണ്ടോ കാത്തുകൊണ്ടുണ്ടോ അത് എല്ലാം കിട്ടുമല്ലേ അറിവ് പോലെ പോലെ ഉണ്ടാവും പിന്നെ താങ്ങിയായിട്ട് ബലമില്ല وقال آخرون وقد പറഞ്ഞു أيها العتيق معناه الدنيا مريرنا الغني من يذوقنا جاسد مؤمنا وهم في الأنام إله മനുഷ്യ ഇപ്പോൾ മനുഷ്യ ഇതിലേക്ക് മാനാഹുസിന നമ്മുടെ ഹുസിനാകുന്ന മാന അമ്മാണ് അവസരം വിശ്വരാശി അതിനെ തലത്തിനാക്കി പറഞ്ഞു മഹറുന നമ്മക്ക് നൽകാനുള്ള മഹറ് പാറി വില കുടിച്ച് മഹറ് തരണം നിങ്ങളാ അരപ്പൂർവ്വം ഒരുപോലെ നൂറുപ്യൊന്നും നമുക്ക് മഹർക്ക് തന്നാൽ നമുക്ക് ഇമാൻ നമ്മളെ പങ്കക്കാരൻ ആരാ ഉപയോഗിക്കുന്നത് മഹർ ധാരാളം കൊടുക്കണം എന്നാ മഹർ കണ്ടത് പറയാ ജപ്പത്തും മുമ്പിനാ നെയ്യാൻ കഴിയാനുള്ള കഴിവാണ് ജീവിതത്തൊക്കെ മൂത്തേനെ പറ്റാനിരിക്കില്ല ആ ഇല്ല ഉപഭോഹം പിന്നാല വിഷമങ്ങൾ തരണം ചെയ്യാനുള്ള ഊഹമ്പോ ഒരുപാട് പ്രയാസങ്ങൾ തരണം തന്നെ ചെയ്യാറുണ്ട് അതിനൊരിക്കലും വിലവരുന്നു ദുഃഖവും നാ തടൂപ്പും വർധന ഉറക്കത്തിൽ ആസ്വദിക്കാതെ കണ്ണുവെച്ച് വന്നോണം അപ്പൊ റോഹന എന്ത് ചെയ്യും ആ അതിന്റെ ശരീരം അതിന്റെ ചിന്തന ശരീരം നിലത്തില്ല അതില്ലാതെ ആദും ഒരു മനസ്സും വേണം ഒരു ഫുആദ് അത് നമ്മളല്ലാത്ത വേറെ ആൾക്ക് കാര്യം തരാൻ പാടില്ല അല്ലെങ്കിൽ വേറെ കയ്യിൽ പ്രളയത്തിന് കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് പൈരാമാക്കിയിട്ട് അവൻ ഇതെന്നാക്കിയിട്ട് കൊല്ലത്തെ ഉദ്ദേശം എന്താ അതിൽ തന്നെ അഭിജീവനെ കഴിക്കുക ഇതിന് അർത്ഥം ഇതിൽ വരുത്തുന്നതാണ് അതിശമയ സമയ അർത്ഥം ഉയർന്നോ വേല എനിക്ക് നോക്കാനാവില്ല എന്ന് റെഡി ചെയ്തോ എന്നാ കരുതി അന്ന് വഹിപ്പിക്കാതിരിക്കട്ടെ അഭിപ്രായത്തേക്ക് ചുരുക്കത്തിൽ പറയാൻ ഒരു മാസം കഴിഞ്ഞാൽ സാധിക്കപ്പെട്ട തോഫീക്ക് അവിടെ അള്ളാഹുവിന്റെ മുൻകരഞ്ഞ ഒരു തോഫീക്ക് അല്ലാതെ വേറൊന്നും പറയാൻ കഴിയില്ല വേറെ അസ്ബാബ് ഒന്നും പറഞ്ഞു കഴിയില്ല വലാഹുല വലാഹോ ചെയ്യാതില്ലാതെ അതിൽ ثم قرر ما تقدم وهو أن دخول الميدان لا يسرع للجبار فولكل ما تدركه വിചിത്രമാകുന്ന വൈകാരികർന്നോടല്ലേ വളരെ പത്താറുകൾ പറയുന്നു അല്ലത്തിലഹും മൈതാനുൽ ജബ്ബാനി ഔലക്കും ഒരസ്സറു ബിലാ ഇബ്ബാനി അല്ലത്തുൽ മൈതാന് ഇത്രയും മൈതാനി ആ മേൽ പറയപ്പെട്ട മൈതാനുണ്ടല്ലോ ആ മൈതാനിയ യോജിക്കുമോ ജബ്ബാനെ പേടിക്കൊള്ളുമോ ചോദിക്കുമോ ചോദിക്കുമോ മാത്രമല്ല ആ ജപ്പുമൊരു ഓനെ കൃഷിയില്ല പൂർത്തിയാക്കിയാൽ മണവിധത്തിന് വിലയാക്കാൻ അനുസരിക്കപ്പെട്ട സമയാകാതെ ഇന്ന് വിട്ടിട്ട് നാളെയൊക്കെ നെല്ലുമില്ലോ ഇല്ല അനിശ്ചിത സമയം പാകപ്പെടുത്താൻ ആൾക്കാരെ കൈമെടുക്കാൻ ആ കൈമെടുത്തിട്ടേ ശരിയാവും അപ്പോ നൈമിത്തികമായിട്ട് നിങ്ങളോട് സംഭവിച്ചിട്ടാണ് നല്ല സാറി ഉറപ്പിച്ചു അന്നിബാൻ ഇബ്ബാൻ എന്ന് പറഞ്ഞാൽ എന്താ ഹൂ എന്ന് ഉറപ്പിച്ചു അതിന് നിശ്ചയിക്കപ്പെട്ട സമയം ഇത്ര തീരത്തിൽ നിങ്ങൾക്ക് സാഹിത്യത്തിന്റെ വിളവെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ അന്ന മയാദീകൾ ഇക്കാലം നായികപ്പെടാനുള്ള അവപാദിച്ചാൽ മുഖ്യമായി പടവരുത്തിയിട്ട് നായികക്കാരെന്ന വൈകാരികത്തിന് നടക്കലുണ്ടല്ല ഇത് അവപാദികളായി ഞാൻ ഞാൻ സാധിക്കുക എന്ന് വെച്ച് പറഞ്ഞു ജബ്ബാനും വേറിക്കൊള്ളിനായ മനുഷ്യൻ നായത്തോൽ പ്രതാവും അനിയത്തുകൾ മൈതാൻ ആ മൈതാനിൽ കടക്കാൻ വല്ല ഒന്നിനെ പേടിയിരുന്നു ആ പേടി ഒന്ന് അനുവദിക്കുക അതായത് മുന്നോട്ടാകാൻ കഴിയില്ല ആല ദേശദേശന റമ്യല്ലാന്ന് പറയും ജനാപത്ത് അസനാഥം ജനങ്ങളിൽപ്പെട്ട മൂന്ന് വിഭാഗമുണ്ട് ലാ ജനാഗമനം ഞാതെ തെളിയിച്ച് ചെയ്യുക നമ്മളെ തെളിയിച്ചതിനൊന്നും എനിക്ക് കിട്ടില്ലാന്നാണ് ഒന്നാല അല്ല ഒന്ന് ചോദിക്കൊടകാൻ കരം പൊക്കുകയോ കരിഞ്ഞുകയോ അർത്ഥം പരിഗണിക്കുകയോ അനുഗ്രഹിക്കുകയോ എന്നുള്ളത് കത്തിയുമായിട്ടുണ്ട് അവർക്ക് അനർത്ഥത പഠിപ്പിക്കുന്ന ഞാനിങ്ങനെയല്ല ആളെങ്കിൽ പറയും പെങ്ങന്മാരെ വലിയ അവസ്ഥയുണ്ടോ അതുകൊണ്ടെന്തോ ദുരിതാക്കളൊക്കെ ആകാരെല്ലാം മാറിയില്ല നമുക്ക് മറ്റൊരു വലിയ ഒന്നുമല്ല പിന്നെ അവാർഡ് മുട്ടക്കത്തിലേക്ക് ഇതൊരു കാട്ടം എനിക്ക് ഇവിടെ തവാദം അത് വരാതെ വ്യക്തിയുണ്ട് وبين شجع نفسه ودخل في طريق القصور അതൊക്കെ രണ്ടാമത്തെ ഔരക്കുമല ചെറുപ്പവും ഇബ്ബാനിനെ ആ രണ്ടാമത്തെ കഷ്ടത്തിലേക്ക് സൂചിപ്പിക്കുന്നു വൈര സജ്ജ നഷ്ടവും ഏതായാലും ധൈര്യം കഷ്ടമാക്കാൻ തീരുമാനിച്ചു കളത്തിൽ തെരീക്കൽ പൊതുവിന്റെ തെരീക്കിലേക്ക് അടക്കുകയും ചെയ്തു കടന്നാൽ പല അയസ്കാര്യങ്ങളും പത്തിനെ തിരക്കൂട്ടാൻ പാടില്ല അതാണ് ഞാൻ പറയുന്നത് ഔദ്യക്കുമുരക്കർ ഒലിയാവിദ്വാനിൽ കുട്ടിക്ക് നിശ്ചയിക്കപ്പെട്ട സമയമാവാതെ വളപ്പെടുത്താൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ ധരിപ്പിക്കുന്നു നീ ദൈവം അവലംബിച്ചുകൊണ്ട് ഈ ശരീരത്തിനെ കടന്നാലും നാളെ കിട്ടണമെന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കൈകൊടുക്കും ആ സ്ഥലം ഒപ്പിച്ചുകൊണ്ട് പോവുകയാണ് വൈരാസജ്ഞ വൈരാസജ്ജായസ്തവും ഒന്നാമത്തെ പ്രതിസന്ധി നമ്മൾ തരണം ചെയ്തു നോക്കാം മനസ്സിന് നല്ല ധൈര്യം കൊടുത്ത് ധൈര്യത്തോടുകൂടി കഷ്ടത്തിറങ്ങിയാൽ പല ആൾക്കാരും പക്ഷേ കമല ഇല്ലാതെ കമലമാകുന്നതിന് മുമ്പായിക്കൊണ്ട് പതിന കിട്ടണം എന്നുള്ള തിരക്ക് സാധിക്കില്ല അതിനോട് ഞാൻ സംഭവിച്ച ഗുണമാണ് ഞങ്ങൾ തിരക്കൂട്ട എന്താവും ദുര്യോഗത്തിന് കിട്ടേണ്ടത് പെരുമാ ഞങ്ങൾ തിരക്കുന്നവരില്ല നമുക്ക് തിരക്കൂട്ടിയെ കുറിച്ചില്ല എന്നാ മുപ്പത് ആ തംസീൽ പറഞ്ഞില്ലേ ജറഹിനോട് തംസീൽ പറഞ്ഞു പമ്മൻ മരണത്തിൽ അവസാനം എന്നത് തിരിച്ച് നിരക്കി പതായത്തിന് ആ മുസ്ലിമിനെ തമിഴ് വന്നിട്ട് കമ്മിയാറിനെ മുഖത്ത് പലതായിക്കണമെന്ന് വിവേചിക്കാൻ പാടില്ലല്ലോ അതായിരിക്കും ശരീരത്തിന് മാരിപ്പ് ഇതുപോലെ തന്നെയാണ് മാരിപ്പത്താകുന്ന മരം നമുക്ക് കൽബിൽ മൊരീഹി മൊരീബിന്റെ കൽബിൽ മുളക്കും ഈ നമ്മുടെ കാത്തി ഷേഖുമായി കണ്ടുമുട്ടിയ സമയം മുതലേ മുളത്തോണ്ടേ വളർത്തോണ്ടേ മുളത്തോണ്ടേ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഇങ്ങനെ വളർത്തി വളർത്തി വളർത്തിയെടുക്കുക അല്ല മുറബ്ബീതി വരുമെന്നത് വളർത്തി വളർത്തി വളർത്തിയെടുക്കുന്ന ആള് റബ്ബ എന്ന് പറഞ്ഞാൽ സാധ വർദ്ധിക്കുന്നവരല്ല അതിനെ മണലാക്കി വർദ്ധിച്ച് വർദ്ധിച്ച് സർക്കാരിന്റെ അസൗകര്യത്തിൽ അഹു പുറത്തവ വന്നവും പുറത്തവാരാസൂക്കി എന്ന് പറഞ്ഞു പറഞ്ഞാൽ മാലും അത് നിശ്ചയിക്കപ്പെട്ട പ്രത്യേക സമയത്താണല്ല അന്നേരം സമറാത്ത് വിളികൊള്ളു ലാക്കിൻ എങ്കിലും കൂട്ടാണ് يعرفها ويحكم عليها ويسقيها ثلاث متناهية الأمور ആ ചെടിയുണ്ടല്ലോ ആ ചെടിയും എന്താക്കണം മറ്റുള്ളതെല്ലാം കാവലാക്കണം മറ്റുള്ള പശുവും മറ്റുള്ള മണ്ണ് കറക്കി പൊത്തിനെടുത്ത് കൊണ്ട് പോകുന്നില്ല അതിനൊക്കെ കാവലാക്കണം എന്നിട്ട് വയസ്തി മാലിഹ അതിന് തെരുവത്ത് കൊടുക്കണം അതിന് വണ്ണം കൂട്ടണം പണം ചേർത്ത് കൂട്ടണം എല്ലാക്കിയാൽ പലാറ്റ് മുതലായിട്ടത്തിൽ അതിനെ പച്ച പിടിച്ചിട്ട് ഇങ്ങനെ അടച്ചു വളർന്നു വരുന്നതായി കാണും എന്നാണ് സമയം മൂത്തതല്ലോ അതെ മാലിയും തീരെയും ചെറുകട രിതുവായ പരിഭവമായിരുന്നല്ലേ ധീരേ ധീരേ രമന ധീരേ തമർപ്പിച്ചു പോയി എന്നൊരു പാട്ടുണ്ട് നീരെ നീരെ തന്നെ മെല്ലെ മെല്ലെ ദേ മന എന്റെ മനത്തെ നീ സഞ്ചരിക്കുന്നു നീരെ നീരെ ദേ മന മനസ്സെന്റെ മനസ്സേ നീരെ സമർപ്പിച്ചു പോയി സാവധാനത്തിലെ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ജന്മം എടുക്കുന്നുണ്ട് പടി പടി പടിയായിട്ട് നിർത്തപ്പെട്ട വാറെന്താവില്ല പെട്ടെന്ന് പിറ്റേലേക്ക് മനസ്സിലാകുന്നില്ല പ്രത്യേക കാലഘട്ടത്തേക്ക് മനസ്സിലേക്ക് പുറത്തു വരുന്നുണ്ട് അങ്ങനെ പടിപടി അയച്ചാൽ നടക്കുന്നുണ്ട് മാലിയെ തീഞ്ചേരി മാലി എന്ന് പറഞ്ഞാൽ ഈ വേലക്കാരൻ കൃഷിക്കാരെ തന്നെ കൃഷിക്കാരനും വേലക്കാരനല്ലോ തീഞ്ചേരി ചൗകട നൂറ് മാറി വെള്ളം വീട്ടി ഒരു മറ്റിന്റെ നേരത്തിൽ നീ നാളേക്ക് വലുതാകാനി ഇല്ല ഇത് വായ പല്ലോ സമയം മാമയെ പറയായിക്കുന്നു അവിടെ കായ്ക്കുമ്പോൾ വിൽക്കാറുണ്ടാവും ഇത് അദ്ദേഹത്തിന്റെ പരാനുസരിച്ച് ഇഷ്ടത്തെ കായ്ക്കുന്നു സമയത്തെ പോയിട്ടില്ല ഉണ്ടോ ബുദ്ധിജീവി ഐത്താറ്റായിയെ ഇപ്രകാരമാവണം എങ്ങനെ ജയത്തെ സൂപ്പുത്തുമായി സൂപ്പ് എന്ന മുഖം തുമായി അതിന്റെ പെരുമാറ്റം എങ്ങനെയാണ് താറ് താറ് തൂകരിതഹൈ നല്ല നല്ല താനല്ലെങ്കിൽ മൂലക്കേക്ക് മാറ്റി തോട്ടാ ദൈവമായി കാറ്റി പറഞ്ഞുകൊണ്ട് പതിവുകളെല്ലാം കാറ്റത്തേക്ക് മാറ്റിക്കളയുന്നു മാട്ടിനുള്ളിൽ അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ടാവും ഇതേമാതിരി നല്ല നല്ല കാര്യങ്ങളൊക്കെ അകത്താക്കിയിട്ട് വല്ലാത്തവർ തള്ളിക്കളയണം പാട്ടുന്നത് കുറേണ്ടത് ഹിന്ദി മുക്കൂറ് കുറച്ച് പാട്ടാണല്ലോ അപ്പോ ഇറച്ചി നല്ലോണം കാവല നിർത്തി മണം കൂട്ടി വെള്ളം ചേർത്തതിന് എല്ലാം തളയെല്ലാം പറിച്ചുകൊണ്ട് നടത്തിയാൽ സമയം വാങ്ങിക്കൂല ഉഷാറാക്കി വരുന്നേ ഉള്ളൂ അപ്പൊ അതിനെന്താക്കി മാസത്തിലാക്കം തരി എന്താക്കും അതിന്റെ പണം ഇത് പുറത്തു വരും പോയി പീഹ ഞാൻ പറയപ്പെട്ട കാര്യത്തിൽ ഉപേക്ഷ വരുത്തിയാലോ അത് പിന്തുണാവും നമ്മളെ തന്നെ വരുന്നു ഇല്ല സർക്കാരിന്റെ മൊത്തം തിരിച്ചും തോന്നുന്നില്ല ഉറപ്പമാസത്തിൽ ചിലപ്പോൾ മരിച്ചു വയ്ക്കും വരും മറ്റു വ്യക്തിയായി അന്ന് ചോദിക്കട്ടെ നേരത്തെ ഞാൻ പറഞ്ഞല്ല ഹറസന്റെ ഹരിമത്തിന്റെ വണ്ണം കൊടുക്കേണ്ടതല്ല മുതലല്ലേ പറഞ്ഞു ഹറസൻ തണുപ്പ കാവലിക്കില്ലു അഞ്ച് ദിനത്തൊട്ട് മാറ്റി നിർത്തലാന്ന് വെച്ചിലത്ത് അതായത് മറ്റുള്ള കളകളും പൊതികളൊന്നും പറഞ്ഞിട്ട് ഇനി പിടികൂടാത്ത രീതിയിൽ മറ്റെല്ലാം മറ്റുള്ള സ്വന്തമാക്കി വെക്കുക മാരിക്കിന്റെ കൂടെ എന്ത് പറ്റൂല വേറെ കുറാൻ വാക്കുകളും വേറെ ഈസങ്ങളും കൂട്ടിക്കിറക്കിയിട്ട് അത് കൊല കിടക്കാൻ പാടില്ല മഹാദമത്തിൽ അവാമിനോടുള്ള പെരുത്തും പാടില്ല ഇതാണ് അതിന്റെ ആ രണ്ടെന്താ വന്ന തിരുമത്തെടുക്കണമെന്നല്ലേ കുറുവ അതിക്കുറുവ അതിക്കുറുവോ അതിക്കുറും അതിക്കുറുമാകുന്നു തിരുമത്ത് എന്ന് പറഞ്ഞു നോക്കണം ചെയ്തിരിക്കും ഈ നവാസ് പിന്നെ ഓർമ്മോത്തമബോധമില്ല അതെന്താ ഹുവ ഇരുപത്തി പതിനൈതെല്ലാത്തിനായ ശേഷന്റെ അബോധത്തിന്റെ മൂല്യക്കൊണ്ട് അത് മതിക്കൂട അതാണ് വെള്ളം കുടി വെള്ളവും വളരെ അറിയിച്ചു മുസ്ലിമാരില്ല ഹമാദുകൾ ബാധിക അഹമാദുകളും ബാധികാത്ത വേർപെടുത്തുകയും ചെയ്യുക അതിലേക്ക് വരുന്നില്ല ഇനി ലാസ്റ്റ് എന്ത് പറഞ്ഞു അതിന്റെ പദം നിസ്സാറായി തീരുന്നില്ലേ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണം തരുന്നല്ലേ ആ പണം ചേർക്കുന്ന പറഞ്ഞാൽ എന്താ വനിയ ഇസ്ലാമിയ ആ മരം നമുക്ക് പറഞ്ഞു തരുന്നു ഭൂവത്തുമയിനത്തിലില്ലാതാണ് അള്ളാഹുവിനെ കൊണ്ടുള്ള മുഖമയില്ലാവരെയും അതാതിരിക്കുന്ന തുമ്മയിലൊരു എന്ന് പറഞ്ഞാൽ ആ തുമ്മയിലേക്കാണ് ശരിയുള്ളത് ആ അതിന് പലത്തിൽ ദീനുള്ള സാധനം മൊത്തം കീഴത്തിൽ മാരിപ്പത്തിലില്ല അള്ളാഹുവിനെ കൊണ്ടുള്ള മാരിഫത്തിന്റെ വിഷയത്തിൽ സംശീലാകുന്നതുമാണ് അള്ളാഹുവിനെ കൊണ്ട് എല്ലാത്തിനെ തൊട്ട് ഇടംകാരമാകുന്നു ആ അവസരത്തിലാണ് എപ്പോഴുമില്ല അവസാനികൾ പതുക മനസ്സിലേക്ക് പോലും മൈത മൈതാനിലേക്ക് പ്രവേശിക്കാനും പറ്റുന്ന ആളുകളാണ് മൈതാനി പ്രവേശിക്കാൻ തുടങ്ങുകയും ചെയ്യും ഇതെന്താക്കും മൈതാനി പോയിക്കോളം ഇത് പറയും അപ്പൊ ആത്മകാലം വരാനിലേക്ക് ഒഴിച്ചു വന്നു പണം വരെ ഇങ്ങനെ വളർത്തി വളർത്തി വളർത്തി ഇങ്ങനെ ഒന്നാമത്തെ മൂന്ന് മത്സരത്തിലല്ലേ ഈ വരാനിലേക്ക് ഒഴിക്കാൻ വരാം പത്തറബിയെക്കുറിച്ചോ ഇന്നമാണ് ഈ ഹാദിഹി തകര അപ്പൊ ശേഖന്മാരുടെ തറബി നടക്കുന്ന ഈ തകരത്തിൽ ഇല്ലാതെ മതി മാത്രം അതിനപ്പുറം പിന്നെ അന്നത്തെ രാജീവിനെ പോയിട്ടോ സ്വന്തം വേണമെന്ന് പറയുന്നത് ആ മാരിഫത്താകുന്ന തകരത്തിന് മാറ്റിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇല്ലാതെ തറബിയത്ത് കൊണ്ടുപോകുന്നത് അത് കിട്ടി കഴിഞ്ഞപ്പോൾ അവാമിൽ കിട്ടാൻ നമ്മൾ ധാരാളിക്ക് നോക്കിയിട്ടുണ്ട് പ്രളായന്റെ കാലഘട്ടമുണ്ട് കിട്ടാമിന്റെ കാലഘട്ടമുണ്ട് മമാർ എന്ന് പറഞ്ഞാൽ അടുത്ത സംബന്ധിച്ച് മലയാളത്തിൽ ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി ആക്കിയിട്ട് കാലഘട്ടം പോകുന്ന അതേ സമയം ആ സമയത്ത് നീ കുറിച്ച് മേലോന്ന് പറഞ്ഞാൽ കുഞ്ഞി കുറുകമുട്ടി കുഞ്ഞിനെ കുറുകമുണ്ട് പോകും അതേ അവസരത്തിൽ മലകുടിപ്രായം മാറി പമ്പൻ ചാർന്ന് നിൽക്കാനൊക്കെ അവസാനം മരിക്കാനൊക്കെ തുടങ്ങിയെങ്കിൽ അത് വിശ്വാസത്തെ വിടല ആ മൈതാനിലേക്ക് വിടണമെങ്കിൽ ആദ്യം അവസാനാക്കി മറിക്കണം അവസാനാക്കി മറിക്കാൻ വേണ്ടിയാണ് എന്താണ് ചെയ്താൽ തന്നെ ഒന്നാണ് ഏത് വീടായാലും അവർക്ക് വയ്ക്കാം സമാധാമ സാഹിബ എത്തറിലാമൻ എത്തിഹ ഇതിന് വെള്ളം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരാളിലേക്ക് ആവശ്യമാകുന്ന കാലത്തോളം പലാബുദ്ധമി മലതിട്ട് ദേഹന്റെ മലത് കൂടാണ്ട് കഴിയില്ല പല പുറത്തുവിടാനായിട്ടില്ലാണ് ശരിക്കില്ലല്ല വെള്ളം കൂട്ടി കൂട്ടി കൂട്ടി അത് വെള്ളം കഫയാക്കുന്ന സമയത്ത് വെള്ളം കുറഞ്ഞ് വളയല ഏ വെള്ളം കൂട്ടേണ്ട സമയം കഴിഞ്ഞിട്ടാണ് നേരത്തിന്റെ മഴ വ്യത്യാസമാക്കില്ല എന്നാണ് ഉറങ്ങി തന്നെ നിന്നോണം സമാധാമ തായ്ഗുഹ ഒരു ചെടിന്റെ മാലിപ്പത്താകുന്ന മരത്തിന്റെ ഉടമ ആകുന്ന കാലത്തോളം എപ്പത്തിരു അവന് ആവശ്യമാകുന്ന കാലത്തോളം അവരുടെ ഹീരാമൻ ലഹു അവന് വെള്ളം കൊടുക്കുന്ന ആവശ്യം വരുന്നുണ്ട് എന്നാൽ ഒരാമത്തവയും മതത്തിൽ ശൈഖന്റെ മതത് കൂടാതെ എങ്ങനെയില്ല ചെയ്യാനായിട്ടില്ല പൈരാസമ്മളത്ത് വശത്തത്ത് നോക്കുക അതിന് പഴം കഴിക്കാൻ തുടങ്ങി വേറെയുള്ള ചെരിപ്പ് ഉറച്ചി ഇനി എന്ത് കാറ്റടിച്ചാലും പൊരിയുകാത്ത രീതിയിൽ വേറെ ഉറച്ചെന്ന് കണ്ടാൽ ഈ സ്ഥലത്തെ വൈരിക അതിന് വേറെ വണ്ണം ആവശ്യമില്ല ആ വേര് പോറ്റി വെള്ളം കുടിച്ചോളും അതിന് എത്ര പൊരിച്ചാലും വേര് ഓടിച്ചാടിച്ച് കിട്ടണ്ടല്ലോ കുട്ടി അങ്ങോട്ട് വന്നു ചെല്ലിക്കോ പാടിക്കൊന്നും പോയില്ല അത് അത് നിർമ്മിത്തന്നില്ല ചെല്ലിക്കോ പാടിക്കോ ചെല്ലി പിറ്റേന്നല്ലേ ഓരോ ഓരോ ചെയ്തായല്ല ഓരോ ചെയ്തായിരിക്കൊല്ലല്ലോ ഇന്നലെ വരെ കല്ല് പിറ്റോത്തോളി പിറ്റേന്ന് മണിയാണിയായില്ലേ بالله التوفيق ثم تعجب من إنكار الناس ما لم يحيطوا به علما ഇൽമാൽ ചുറ്റാകത്തില്ലാത്ത കാര്യങ്ങളെ ഇൻകാറാക്കലിനെ പറ്റി മൂപ്പർ അഭിമുഖീകരിക്കുന്നു നിമാന്ന് കൂടുമ്പോ അതിനകത്ത് വെയിറ്റ് കൊടുക്കണം മാ എന്ന് പറഞ്ഞാൽ രാജീവിന്റെ മായിയാണ് മുബത്തറിയാണ് എന്നുവെച്ചാൽ അയ്യത്തെ അതിനകത്തായി എന്തൊരു വസ്തുവാണ് അങ്കരല്ലാത്ത ജനങ്ങൾ ഇങ്ങാറാക്കുന്നത് അപ്പോൾ അറിയാത്തൊരു കാര്യത്തിന് മാ ഈ അണഞ്ഞുകൂടുന്ന ആളുകളുണ്ടല്ലോ അവർ ഇത്ര ഹജറാനാക്കിയ നെലിമാനം ഞെകി ഓർക്ക് അറിയാൻ പറ്റാത്ത രംഗത്ത് ഉണ്ടാക്കും ഓർ വയസ്സാടിയിട്ട് പോകും അറിയാൻ പറ്റാത്ത രംഗത്തും ഇങ്ങാറും കടങ്ങിൽ ചേരാൻ പറ്റാത്ത രംഗത്തുമ്പോൾ വയക്കാടിക്ക് തിരിഞ്ഞു പോകുന്നു എന്താ ജനങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ് والجملة ഒരു സാധനത്തോട് പോന്നു പിടിച്ചാല് അലിപ്പച്ചൈ എന്ന് പറയും അപ്പൊ ചോദിച്ചതായി മാലം ഞാരിപ്പോ അതിന്റെ അർത്ഥം മാങ്കരന്നാഥ ലിമാലം ഞാരിപ്പോ എന്ന് അർത്ഥം ജനങ്ങളെ അവർ കാര്യങ്ങൾ ഇൻകാറാക്കാൻ ജനങ്ങൾ ഇത്ര മാത്രം ആക്കിയ വസ്തു എന്ത് പിന്നെ മഹാജരാനാണ് മഹാജരീന് മാലം ഞാനപ്പൂ അവർക്ക് ഇണങ്ങിച്ചേരാൻ പറ്റാത്ത കാര്യങ്ങളല്ലോ അതിനോട് ഇവസ്ത്രീ മഴക്കാടി പോകുന്ന കാര്യം എന്താ ഒക്കൂലാന്നാണ്ട മഴക്കാടിക്ക് പോകാൻ ഈ തരീഖിന്റെ ഹരികാർക്കെതിരെ ജനങ്ങൾ ഇൻകാറാക്കുന്നു ഈ അവർക്ക് മാലിപത്തില്ലതോടൊപ്പം ആ കാര്യത്തിൽ മൂപ്പർക്ക് താജ്യതു അത് ഈ ശരീരത്തിന്റെ ഹരികാർ അവർ എന്താക്കണം പിറങ്ങി നിൽക്കുന്നു ഈ കൈകാര്യം ചെയ്ത് കാരണത്താൽ ലം അവർക്ക് പരിചയമില്ലാത്ത ചില കാര്യങ്ങൾ എന്താക്കുന്നുണ്ട് ഇവര് കൈകാര്യം ചെയ്യുന്നുണ്ട് ഓരോരുത്തരിലും ആടുന്നുണ്ടാകും അതുണ്ടാകും നമുക്കുണ്ടാകും അതുണ്ടാകും പല പരിപാടിയും കാണുമ്പോൾ മറ്റവർക്ക് അതിനോട് ഇത് അതിലല്ലാത്ത വരുന്ന കഷ്ടം മാഹിജറല്ലാത്ത മഴ കുറുമത്തെ തീ കാണിക്ക അതിൽ അത്ഭുതപ്പെടാനല്ലാണോ ഇതിൽ നിങ്കാറും അനൽ ഹുസൂത്തി മാറിയ ഹുസൂത്തിനെ നിങ്കാറാക്കൽ എന്നതെന്താ പണ്ടേ കഴിഞ്ഞു വന്ന നടപ്പാം فإن ثلث القرآن كله في الإخبار عن تكذيب الصادقين സാധിക്കങ്ങളെ തക്രീബാക്കലിനെ തൊട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഖുർആന്റെ മൂന്നിലൊന്നോളം ഭാഗങ്ങളുണ്ട് കഴിഞ്ഞാൽ പോയ ആളുകളും സാധിക്കങ്ങളെ കടവാക്കിക്കൊണ്ട് കടവാക്കിക്കൊണ്ട് മാന്ത്രമില്ല വച്ചതുമില്ല അമാദുല റഹ്മാനെ ഇന്നെന്തുമില്ലാത്ത തക്രീബിനൊക്കെ പറഞ്ഞില്ലേ ഇത്തരത്തിലുള്ള നമ്പുകളാരുണ്ട് ഖുർആന്റെ മൂന്നിലൊന്നോളം കൂടി വക്കതാലിക്ക് ഇൻകാറുമാണ് അവർക്ക് ഇതുവരെയും പരിചയമില്ലാത്ത അണങ്ങിച്ചേരാൻ കഴിയാത്ത കാര്യങ്ങൾ ഇന്നതാക്കലും പൈന്നവും ഉപത്താവും ഈ തഗ്നീൽ റസൂൽ മാമ്പിയാ മുസ്ലിങ്ങളെ തടവാക്കാനുള്ള കാരണം ഇത് തന്നെയാണ് അവർ പറഞ്ഞു മുമ്പ് കഴിഞ്ഞ ഉൾപ്പാപ്പമാർ നിങ്ങൾക്കൊന്നും കണ്ടിട്ടേയില്ല പണ്ടും പണ്ടേ ഇന്നും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നാ പറയുന്നു إنا وجدنا آباءنا أمة وإنا على آثارهم مقتدون ഞങ്ങള് മുപ്പാപ്പമാരെ പാരമ്പര്യ തുടർന്ന് ഓർലിങ്ങൊന്നും കണ്ടിട്ടില്ലാന്ന് എന്നും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫസുല്ലു മന്നത്താബി ഖലഖിൽ നവാഇദില്ലത്തി അഹദു സമാനി ഹർഖുൽ നവാദ് അവായി നഫ്സ് ശീലിച്ച ഓരോ ദുഃഖമാകാങ്ങളുണ്ടല്ലോ അതിനുള്ള അവായിദ് എന്ന് പേര് ഈ അവായുധകളെ പറച്ചു ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഒരാൾ എങ്ങനത്തെ അവായത് അല്ലത്തെ എത്താത അഹ്ലു സമാനി ആ കാലത്തിൽ സമാനം തകരാർ അത് പതിവാക്കിയിട്ടുണ്ട് ആ കാലത്ത് ഇത് ആ പതിവിന് വിരുദ്ധമായിട്ട് എന്ത് ചെയ്തു നമ്മളെ വക പ്രത്യേകമായിട്ട് ഒന്നും വേണ്ട ഈ ആലത്തിനൊന്നും വേണ്ട ഏ നിന്നെ കൊണ്ടൊക്കെ കോരെ കൂട്ടു ഞാൻ മറത്തു നോക്കും നിറയെ കൂട്ടുവോ നിങ്ങൾ അവായുധ വെച്ചൊക്കെ അവായുധനെ പറത്തിയിലൊക്കെ തുടങ്ങൂലെന്നേരോ നിന്നെ കൊണ്ടിട്ട് പോയി അർത്ഥമോ ഇല്ല ആരർത്ഥവും ഇല്ല തെറ്റിപ്പോ നടത്താതെ കണ്ട് കൂട്ടലാന്നല്ല പതിവ് നമ്മൾ വൈഫ് നോക്കി ആ കറപ്പും നടത്തു ഇതുവരെ നടന്നു വന്ന ആരെ തന്നെ മാറ്റിയിട്ട് ആർക്കും നോക്കുമെന്ന് അവരെ തുന്നുന്നിട്ടൊക്കെ ഇന്നുണ്ടാവും പലാബുദ്ധമിനൽ ഇൻകാരിയായിരിക്കും ഓർക്കെതിരെ ഇൻകാരന്റെ ശരവർഷം തോറും വിട്ടു അത് സുന്നത്തമാണ് പണ്ട് പണ്ടേ ഉള്ള അങ്ങനെ തന്നെ അത് അത്ഭുതപ്പെടാനൊന്നുമില്ല ഇവർക്ക് മാത്രം പോയി ഇവർക്ക് മാത്രം അറക്കലി മയ്യത്തിന് അറക്കലി ഗവിനെ പൊപ്പിച്ച് വെക്കണം എന്ന് പറയുമ്പോ ഇപ്പൊ ഇവരിക്കുമായിട്ടാണ് എനിക്ക് തുടങ്ങിയത് ചില കാര്യത്തിൽ ആരോഗ്യങ്ങൾ ഉണ്ടാകും ആരോഗ്യങ്ങൾ എന്ന് വെച്ചാല് പഠിച്ച ജാഹിലായി പോയാണ് പഠിച്ച ജാഹിലുണ്ട് അതുണ്ടാവും ഇതിനെ സംബന്ധിച്ച് വളരെ വിജയത്തിന്റെ ആരോഗ്യങ്ങളായിട്ട് അത് അത് അള്ളാഹു സുബാനഹൂവത്താല ഈ തായിഫത്തിനെ ബലാലാക്കിയിട്ടുണ്ട് പടപ്പുകൾ മുഖേന ബലാലാക്കി അതിനാണല്ലോ അലാമല്ലാഹും മിക്കതാറഹും എന്ന് യർഫാന്റെ മക്കളാണ് ഇതിന് മിക്കതാറഹും യർഫ മിക്കതാറഹും ഈ തായിഫത്തിന്റെ കതിർ അള്ളാഹുത്താല ഉയർത്താൻ വേണ്ടി എന്ത് മുഖം ഉയർത്തണം മിസ്തബരി അലാമൻ അതാഹം അവരെ ശല്യപ്പെടുത്തുന്ന ആരൊക്കെയുണ്ടോ അവരെ മേൽ ഇവർക്ക് എന്താക്കണം ഇവർ സബൂറാക്കും സബൂറാക്കിയിട്ട് അവരെ കബർ ഉയർത്തണം മാത്രമല്ല അൻവാറും അത് മുഖേന അവരുടെ അൻവാറിനെ അള്ളാഹുക്കാരെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടും പോലെ അവരിലുള്ള അനന്തരാവകാശം ഉണ്ടല്ലോ അമ്പയാവസ്ഥകളൊക്കെ പാരമ്പര്യമാക്കി കിട്ടിയ ഈ ലവറുണ്ടല്ലോ ഓ ആചാര ചെറുത ആ പാരമ്പര്യം കിട്ടണം അങ്ങനെ എനിക്ക് ശരിയായ അന്തരാവസ്ഥയാവുന്നു ദൈവദോക്കമാകൂറുമങ്കവലം മുൻകഴിഞ്ഞു പോയ നേതാക്കന്മാർ എപ്രകാരം മറ്റു ജനങ്ങളാൽ ശല്യപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ അതുപോലെ ഇവർക്കെന്താണ് ഇല്ലാത്ത എന്നാലേ അനന്തരം പൂർത്തിയാവും അതിനു വേണ്ടിയിട്ടാകും അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ സബൂറാക്കിയ പോലെ ഇവർ സബൂറുകൊള്ളട്ടെ വലവുക്കാനമല്ലാത്ത വലവുക്കാന ആവുകയാണെങ്കിൽ ആര് മന്നത്താഭിഹുതൻ ഒരു നേർമാർഗമായിട്ട് വന്ന ഒരാൾ നേർമാർഗമായിട്ട് ഒരു മുലർത്ത് വാങ്ങോലം വന്നിപ്പോ അത് ഹത്തി പോലെ മുലർത്തിയോ എന്നിട്ട് മുലർത്തം എന്ത് കഴിക്കുന്നു അസംബക്കൾക്കല്ല തസ്തിക്കും എല്ലാം തസ്തിക്ക് അസമം അയാൾ ജയിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആകാൻ തെറ്റാളായിരുന്നു ഭൂവൽ കമാല ബി ഹത്തിയും അതോടെ ഹത്തിൽ കമാലുവാണെന്ന് വെക്കാം ഇതെല്ലാവരും തസ്തികാക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കമാലു ആള് കുറച്ചാളെ കേൾക്കാനും കുറച്ചാളെ കേൾക്കാൻ വെച്ചാലും സമാന കുറവാണെന്ന് ഒക്കെയാണെങ്കിൽ ഇതൊക്കെയാണ് ഉണ്ടാവില്ല വിചാരിച്ച് ആയിട്ടുണ്ടെന്നോ ആ ജീവിതത്തിന്റെ നമ്മൾ ആവേണ്ടതല്ലേ നമുക്ക് അങ്ങനെ അയച്ചില്ലേ വ്യാഖ്യാനിച്ചില്ലേ ഹബീബിക്ക അവ എല്ലാ എന്ന് പറഞ്ഞാൽ നബീരെ മീറാത്തല്ല കിട്ടിയിരുന്നു ഇങ്ങനെ വേലയൊക്കെ എല്ലാ വീട്ടിലും രക്ഷ കൂട്ടി പോയിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ രവീര മീറാത്തല്ല എന്ന് പറഞ്ഞു മലോക്കാനമല്ലത്ത ഈ ഹുദൻ ഹിതായത്വമായി വന്നൊരാള് ആവുകയാണെങ്കിൽ എങ്ങനെയായി കാല കമുറോണല്ലോ അസമത്തൽ കൽക്കു അലാ തസ്തീനി അവരെ തസ്തീകാക്കാൻ വേണ്ടി ജനങ്ങളെല്ലാം ഏകപക്ഷമത് ഒറ്റ ഇസ്ലാഫില്ല ഒറ്റ കിട്ടും എന്നിട്ട് ഹുമൽ കമാല ഫിയത്തിയും അത് അവരെ സംബന്ധിച്ച് അത് ആ മന്നത്താന്ന് പറഞ്ഞാലുണ്ടല്ലോ അദ്ദേഹത്തിന് അത് കമാലും ആവുകയാണെങ്കിൽ ആ കമാല് കൊണ്ട് അവരെ ഈ താരിക്കായിരുന്നു ആവേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവേണ്ടതായിരുന്നു وقد صدقه قوم أذاهم الله بفضله وحرم من ذلك آخرون عدمهم الحق عن ذلك لأجله നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോലും ഒരു കോം കളവാക്കി നസീകാക്കി അള്ളാഹുത്താല മുഖേന അവർ തങ്ങളെ മുഖേന അവർക്ക് ഹിദായത്തും കിട്ടി മഹരിമമിന്താണിക്ക് ആക്കണമല്ല കുറെ ഗോത്രണ്ടാക്കി അതൊക്കെ കേൾക്കാണ്ട് ചെവികുത്തിട്ട് പോവുകയും ചെയ്തു അത് ഹജബഹുമൽ ഹക്ക എന്തായിരിക്കും ഈ അള്ളാഹുത്താലാത്ത അവനിക്ക് അപ്പോൾ ഈ തായിഫത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ എത്ര ഉണ്ട് ഇല മഴത്തക്കതീൻ മുൻതക്കതീൻ മുസദ്ദിൻ മുസദ്ദിൻ മഴത്തക്കത് മുൻതക്കത് മഴത്തക്കത് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞെന്ന് അംഗീകരിക്കാൻ തയ്യാറുണ്ടാകും മുൻതക്കത് എന്താണ് ഏതാന്ന് വേണ്ടി മാറ്റി വെച്ചിട്ട് എതിർപ്പോയാണ് മുഹദ്ദിക്കാര തസ്തീറാക്കുന്നാണ് മുഹദ്ദിക്ക് കളവാക്കുന്നതാണ് ഇങ്ങനെ രണ്ട് തായിഫത്ത് ഇവിടെയും കൂടാണ്ട് കഴിയൂല അവർക്ക് നൽകപ്പെട്ട അനുരോമ കൊണ്ടും അസദാദ് കൊണ്ടും ആരാണ് തസ്തിക്കാക്കുന്നവർ വെച്ചിട്ടുണ്ട് അവരോടൊപ്പം ചേർക്കാൻ വേണ്ടി അള്ളാഹു താല വേണ്ടുക വെച്ചവരാണ് അവർ തസ്തികാക്കുക അള്ളാഹുമിന്നും ഇതുവരെ അള്ളാഹുനാക്കിയിട്ടുണ്ട് അലഹമില്ലാഹി حمدا كثيرا طيبا مباركا فيه مباركا عليه حتى يحبه ربنا ويرضاه والمعترف بتحقيق الله وعنايته فيهم അള്ളാഹു സുബാനഹുവത്താല അവർക്ക് തർക്കീറ്റ് കൊടുത്തിട്ടുണ്ട് എന്നും അവർക്ക് പ്രത്യേകമായി ഇനാറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നവർ കലീലൻ വളരെ കുറച്ചേ ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ഖലബത്തിൽ ജഹിലി അതിനെപ്പറ്റിയുള്ള ജഹിലി കാര്യമായി പോയി കപ്പലത്തുകളെ മേലുള്ള കപ്പലത്ത് അധികാരം ചുമത്തിയിട്ടുണ്ട് കപ്പലത്താണ് അവിടെ വഹിക്കുന്നത് മാത്രമല്ല കറാഹത്തുൽ അല്ല മുത്തറിയാം അതായത് ഹബർ കേൾക്കുന്നു വരുന്നുണ്ട് പിന്നെ പടപ്പുകൾ നിർത്തുന്നതും എന്തെന്നെ അവ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് എന്താകരി സുഖോഫും ഒരു പ്രത്യേക മറ്റുള്ളവർക്കുമില്ലാത്ത രീതിയിൽ അവസ്ഥാ വിശേഷത്തിൽ ഈ മനസ്സിലൊക്കെ മനസ്സിലായി നമ്മളെ കൂടെ ജീവിക്കുന്നതാക്കണ്ട ഒരു പ്രത്യേകിച്ച് ഈ ഏ ഒരു അസുഖാവും ഏ ഒരു മാറ്റിപ്പത്തലും കിട്ടലുമൊന്നും നമ്മളെപ്പോൾ ജീവിക്കപ്പെടും നമ്മളെക്കാൾ ജില്ലകളെ റസിദാസം മിന്നത്തിൽ ഒരു മിന്നത്ത് കൊണ്ട് റസിദാസന്റെ ആളല്ല എന്ന് ജനങ്ങൾ വെറുപ്പിക്കുന്ന അസൂയ അലം തസ്മായ പൗരഭൂത്താല വലാക്കിൻ അസ്തരൻ നാഥനായ അലമോൻ അള്ളാഹത്തല എന്നാണ് അപ്പോൾ മൂന്നിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അള്ളാഹുവിന്റെ അസ്രാറുകൾ വെച്ചത് എങ്ങനെ അറിയുന്ന വിചാരിക്കുന്നു അള്ളാഹുന്റെ അസ്തിയാക്കളെ കൽവിൽ അള്ളാഹുവിനെ നൂറായിട്ട് കത്തിച്ചിരിക്കുന്നു എന്നതും അവർക്ക് എവിടെ നിന്ന് അറിയാനാണ് അള്ളാഹു പറയുന്നു വരാത്തിന് അസ്ലാത്തിൽ ആയാലും ഉണ്ട് വസ്ത്രം അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വസ്ത്രം അറിയില്ലെങ്ങനെ ഇൻതഹ അവരുടെ ലത്തായിഫിൽ മിനൽ പറഞ്ഞു കഴിഞ്ഞു കൊടുത്തു മുഹത്തിജാബിൽ ഔലിയായി അനിൽ ആമ്മത്തി ആമ്മത്തുല്ലാസിനെ തൊട്ട് ഔലിയായി അള്ളാഹത്തിനെ മറച്ചുവെച്ചു വെച്ചു ഇവൻ പറയുന്നത് അത് ലൊത്തുപ്പവും കബീറും വലിയൊരു അനുഗ്രഹം തന്നെയാണ് അല്ലെങ്കിൽ ഓറ് വിടൂല പിന്നെ പെരുമാണിക്ക് ചെറുത്തോടെ കൂടുതൽ ഇറങ്ങാറാക്കി കളിയും സ്റ്റേജ് വെട്ടലും കൊണ്ടപ്പുറത്തും പിന്നെ വലിയ വരലെടുത്തിട്ട് വരും പൈസ വാങ്ങിയിടാനും ഓരെങ്കിലും കൈവച്ചോളാം പൈസ തിന്നോളാം ഭാര്യ കെട്ടി കെട്ടിക്കൊണ്ടപ്പോ മൂന്ന് പോക്കറ്റ് മണി അവർക്ക് കൊടുത്തിട്ട് പറയും പറഞ്ഞേക്കും ഒന്നിനും വിടില്ല ഈ മഞ്ഞല്ലാഹുയാവുലിയായി അള്ളാഹുത്താൽ അവരേക്കന്മാർക്ക് ചെയ്ത് വല്ലാത്തൊരു ഉപകാരം തന്നെയുണ്ട് ഒഴിപ്പിച്ചല്ലേ അസ്രാറുകളെ കൊണ്ട് അള്ളാഹു ചെയ്ത പ്രത്യേകമായ ഒരു വലുത ഒരു വലുത തന്നെയാണ് മുമ്പായിട്ട് വലിയിലേക്ക് ജനങ്ങളെല്ലാം മുന്നിട്ടിറങ്ങൽ എന്നത് ചിത്രത്തും സമീപത്തും വലിയ ഫിത്തിന് തന്നെയാണ് തംകീനാദിന് നമ്മൾ ആളങ്ങട്ട് വരാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞുകൂടി വന്നാല് മണിക്ക് തോന്നുന്നു രാഷ്ട്രത്തെ കിടത്തി ഇല്ലപ്പുറമൊന്നും ഇല്ലെന്നു അതിൽ നിന്നാണില്ല നല്ല സമ്മതിച്ചില്ല നാലാളെ സാക്ഷി നിർത്തി അതിന്റെ അപ്പുറം പറഞ്ഞു പറയാം നാലാൾ രണ്ട് സാക്ഷിയെ പോകുന്നു നാലാളോ അമ്പതാളായാലും പിന്നെ പറയണ്ട ലക്ഷം ലക്ഷല്ലേ നിന്ന് ഒട്ടത് وانظر ما قال الشيخ ابن مسيح رضي الله عنه برامج ذكر أسألك رجاء الخلق علي حتى لا يكون لي ملجأ إلا إليك എന്ന് പ്രമാണം ദ്വാരം പറയുന്നു കുറച്ചോനെ ജനങ്ങളെല്ലാവരും നാക്കണം എനിക്കെതിരെ മാർഗം തിന്നിട്ട് ആകണം ഒന്നും എനിക്ക് പോയി കിട്ടാൻ പാടില്ല ഇത്ര ചോദിച്ചാൽ അത്ര പൊതുവെ ചോദിച്ചാണ് ആര് ജനങ്ങൾ തീരുമാനിച്ചു നമുക്കായ കൊലപാട്ടുകാരായ മതി ഇത്ര ദിവസം അത്ര പൊതു ഒറ്റ പോലും ലെവലല്ല ആ യവജാൻ ഞാൻ ചോദിക്കുന്നത് ഹത്താലായിട്ട് നീ മന്ദിരിലേക്ക് എനിക്ക് നിന്നെ കൊണ്ടല്ലാത്ത വേറെ ആരിലേക്ക് മടക്കേണ്ടതാണ് ഇവരെ നമ്പാൻ പറ്റില്ല ഇനി കോടതി കൂടിയാണ് ജനങ്ങൾ നേരെ മുത്തക്കയുമായി വന്നാൽ പിന്നെ ഓറാളായിട്ടില്ലേ പോയില്ലേ ഇതൊക്കെ നിങ്ങളില്ലേ ജനങ്ങൾ എനിക്കെതിരെന്താകണം അപ്പോൾ ഏത് ജാതിയായിട്ട് നടക്കട്ടെ വല്ലാത്ത ചോദ്യമൊന്നുമല്ല നിങ്ങൾ ولله در القائل استطار الرجال في كل أرض تحت طوق المرور قبر جليل أين استنكار الرجال في كل آمن حتى توهم عيوني قبر دليل ما يضر الهلال في عند في الليل سواد السحاب وهو جميل استثار الرجال في كل أرض ألا نادر بهم